الباري وجهل الخلاف عنه فعدلي وإن نشار അവൻ ഇഷാറത്ത് പറയുന്നു ഇതിലേക്ക് മറാമിൽ നമ്പറിലേക്ക് എന്നാ മറാമുൽ നമ്പർ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നു മറാമുൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിട്ടോ ആക്കിന് നമ്മൾ ജാഹിരായി ചെയ്യും അപ്പൊ മറാമുൽ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ ആലമുൽ കുതിരത്ത് മാത്രം അതാണല്ലോ ഒരു കാര്യം നടത്താൻ അബ്ബലായിട്ട് പ്രവർത്തിക്കുന്ന സാധനം ആലമുൽ കുതിരത്താണ് ആലമുൽ ഹിക്കുമത്ത് അതിന്റെ പ്രകടന ഗംഗമാണ് അപ്പൊ മറാം വല്ലബൈ ഇതേതാ ഇത് മഴക്കോൽ അപ്പൊ ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് ഇതിനെ മാത്രം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ കൂടാൻ പറ്റില്ല ഒന്നുകിൽ അടിച്ച അനിച്ച മരുതുമ്പാകാം ഏതെങ്കിലും അഞ്ച് ബിന്ദിക്കുമാകാം രണ്ടിനമാണ് ഈ നാഹിറിനെ തള്ളിപ്പറഞ്ഞു ആലമുൽ ഹിക്കുമത്തിനെ തള്ളിപ്പറഞ്ഞിട്ട് മാസിന് മാത്രം പിടിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ പിടിക്കുന്നവനും തനിച്ച മരുഭൂമാണോ എന്നാ മഹദൂറാണോ അവന്റെ ആക്കിയിൽ അവനെ വെറുതെ വിട്ടേക്കുക അവൻ ഇഷ്ടപ്പെടില്ല കുറ്റം പറയും വേണ്ട അത് ആരങ്ങനേക്ക് അതല്ല ബോധപൂർവമാണോ എന്ന തന്നെ നിന്ദിക്കാണോ അള്ളാഹുവിന്റെ ഇതിനെ തള്ളിപ്പറയില്ലേ ചെറിയ ജാക്കാമ്പളത്തുള്ള ആരും തള്ളിപ്പറയില്ലേ അവിടെയും കുടിക്കൂടാ അപ്പൊ മരുഭൂമി തുടരാൻ പറ്റൂലാതെ വന്നത് അപ്പോ ആലമുൽ ഹിക്കുമത്തിനെയാണ് എന്താക്കിയത് ജഹലല്ലാക്കില എന്ന് പറയും അപ്പൊ അങ്ങനെ മാക്കൂലാവിനി എല്ലാം പറയട്ടെ അപ്പൊ മറാമല്ലവൽ ആലമുൽ കുതിരത്ത് ആലമുൽ മാക്കൂലോ ആലമുൽ ഹിക്കുമത്ത് പറയാം ലാലോ അറാദബിൽ ബിൽ മറാമിൽ അവല് കൊണ്ട് മൂപ്പർ ഉദ്ദേശിക്കാം ആലമുൽ കുതിരത്തിന് ഉദ്ദേശിക്കാം അപ്പൊ അതിന്റെ മുക്കാബിലയില് ആലമുൽ അക്കലല്ലേ വറാദ ബിൽ അക്കലി ആലമുൽ ഹിക്കുമത്ത് ഉദ്ദേശിക്കാം അല്ല ചോദിക്കൂ ആലമുൽ ഹിക്കുമത്തിന് അക്കിനെ നിങ്ങൾ പേര് കൊടുക്കുകയാണ് അത് അക്കിന് കൊണ്ടാണ് അതിന്റെ പരസ്പര ബന്ധം പിടുത്തം കിട്ടല് എന്ന അർത്ഥത്തിന് മാക്കൂല എന്ന് പറയാമല്ലോ ഒജിത്തസ്മി ഇല്ല ആലമുൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അസ്മാബ് മുസബാത്തിന് കോർത്തിണക്കി ഇന്നതിനാൽ ഇന്നുണ്ടാക്കുക ഇന്നതിനാൽ ഇന്നുണ്ടാകും ഇന്നതിനെ തുറ ഇന്നുണ്ടാകാന്നിട്ട് ഇങ്ങനെ കോർത്തിണക്കിയിട്ട് വെരിഞ്ഞു കിട്ടിയിട്ടല്ലുള്ളത് ഈ ആലം കംപ്ലീറ്റ് ഇന്നതിനാൽ ഇന്നതുണ്ടായി ഇന്നതിനാൽ ഇന്നുണ്ടായി ഇന്നതിനാൽ ഇന്നതുണ്ടായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ പരസ്പര ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കണം വേണ്ടിൽ അക്കല് ചെലവാക്കണമല്ലോ എന്നുള്ള നിലക്കെന്താ കാലമൽ മാപ്പു എന്ന് പറഞ്ഞാലോ നമുക്ക് കൊണ്ടുപോകും വാറാബ ബില്ലക്കലി ഇതക്കലി ജഹീരൽ അക്കല എന്ന് പറഞ്ഞ രണ്ടാം ചിക്കുകൊണ്ട് ഉപ്പർ ഉദ്ദേശിച്ചത് ആലമുൽ ഹിക്കുമത്തും ആവാം അപ്പോൾ ആലമുൽ ഹിക്കുമത്തിന് ആലമുൽ അക്കലിന്ന് എങ്ങനെ പറയാം അത് ഫൈനാമി മുതലക്കാട്ടിൽ അക്കലി ഈ ഹെക്കിമത്ത് എന്നുള്ളത് അക്കല് കൊണ്ട് ഇതിനകത്ത് ചെയ്യപ്പെട്ട കാര്യം ഹെക്കിമത്ത് നേർക്ക് നേരെ കാണൂലല്ലോ എന്ന നിലക്ക് അഷാറൽ മുരീദു മുരീദ് ഇഷാറത്താക്കിയിലൽ ഹക്കീക്കത്തിൽ അവലിയാദത്തെ അവലിയായ ഹക്കീക്കത്തിലേക്ക് മാത്രം ചായുന്നു ഇല്ലാതെ ഒപ്പിക്കുന്നില്ല അക്വാനൽ കോടി അക്കൽ ഇതാക്കി ചെയ്ത ഒന്നെന്താണോ ഹിക്കുമത്തല്ലേ അതിന് ജാഹിലുമാണ് അല്ലത്തി ഇങ്ങനെയുള്ള അക്വാനാണ് വക്കാബിഹ തജല്ലി ഈ അക്വാൻ മുഖേനയാണ് ആലമുൽ ഹക്കീകത്തിലുള്ള തജില്ലിട്ടല് അന്റെ മറഞ്ഞിരിക്കുന്ന ഒരു സാധനം പ്രകടമാകണമെങ്കിൽ ചെമ്പരമ്പിലല്ലേ കലാകാരന്റെ ബിരുദ് പ്രകടമാകല് അപ്പൊ ഈ ആലമുൽ അക്ബാനിലാണ് ആലമുൽ കുതിരത്തിലുള്ള കാര്യം തജില്യാവേണ്ടത് അല്ലെ കണ്ണാടി ഉണ്ടാവില്ല കാണാൻ സ്ക്രീൻ വേണ്ടപ്പോ അതുണ്ടാവില്ല അത് തള്ളിപ്പറയുകയാണെങ്കിൽ എന്തുണ്ടായി തനിച്ച് അക്കിക്കത്തുമ്പോൾ നിൽക്കുന്ന ആളെ പാതില്ല അവനെ നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റൂല അകന്നു നിൽക്കണം എന്നാ പറയുന്നു എന്തുകൊണ്ട് എണ്ണ ഇൻകാന മജുദോബൻ ഒന്നുക്കോ മജുദോബാവാം അപ്പൊ പുറവനാക്കിത്തും നാക്കീസായ ആളെ ഒന്നൊക്കെ കൂടി നടക്കുമല്ലോ ഓരോ ഓരോ ആര് പ്രത്യേക ആക്കാമാ ചോറ് നടക്കട്ടെ മജുദൂബിനൊക്കെ പോകാൻ പറ്റൂല വൈകാന മുദ്ദഅയ്യനല്ല മജുദൂബല്ല വെറും ദേവ ഇത് പറ്റങ്ങനെ അറിഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു എന്നാ ഫഹബ സാഹിത്തും അവനെ കൂട്ടത്തിലേ കൂട്ടാനും പറ്റൂല നാക്കിസെന്നല്ല എന്നല്ല തന്നെ കൂടാൻ പറ്റൂല അതുകൊണ്ട് അക്ബാന് രണ്ട് എത്തിബാറുണ്ട് എനിക്കിൽ പറഞ്ഞെന്താ അൽ അക്വാന് സ്ഥാപിത്തത്തും എന്നാണ് ഹിക്കിമിൽ പറഞ്ഞത് അക്വാൻ ഈ ലോകം ആലമുൽ ഹിക്കിമത്തിൽ എന്തുണ്ട് രണ്ട് എത്തിബാറാണ് ഒന്ന് അതിന്റേതായ രാത്രിയിലേക്ക് നോക്കിയാൽ അത് മംസുവത്താണ് ഒന്നുമില്ലാത്തതാണ് അതേ തരത്തിൽ അള്ളാഹുവിന്റെ ഹദീസ് ദാത്തിന്റെ കരണ്ടിനെ കയറ്റി കൊടുക്കുക എന്നിട്ട് അതിന് തജല്യം ഉണ്ടാകാൻ നോക്കുമ്പോഴോ ഇതിന് വേറെന്താണ് കിട്ടൂല രണ്ടേച്ച് പറഞ്ഞില്ലേ ഒരു നിലക്കണി തുമ്പോത്തുണ്ട് മറ്റേ നിലക്ക് തുമ്പോത്തില്ല അതാ അക്കുമാണ് സ്ഥാപിത്താണ് എന്തുകൊണ്ട് ഇസ്ബാത്ത് ഈ അള്ളാഹുവിന്റെ ഇസ്ബാത്ത് മുഖേന അപ്പൊ അള്ളാഹ് ഇസ്ബാത്താക്കിയ സാധനം ഇസ്ബാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂലല്ലോ അപ്പൊ അപ്പൊ അതിന്റെ ഈ അക്കുവാനാണെങ്കിലോ തേച്ച് മായ്ച്ച് ഒന്നും ഇല്ലാണ്ടായി പോകും ഏത് മുഖേന ഈ ഹദീത്തിലാത്തി അള്ളാന്റെ ദാത്തിന്റെ ഹദീത്ത് മാത്രം കണക്കിലെടുക്കുമ്പോ ഈ സാധനം ഇല്ലാണ്ട് ഈ രണ്ട് ഇത്തിബാറിൽ നിന്ന് അള്ളാഹുവിന്റെ ഇസ്ബാത്ത് കൊണ്ട് ഇസ്ബാത്തായ സാധനം ഇല്ല എന്ന് വെക്കുന്നത് നുക്സാനാണ് അതുകൊണ്ട് ഫലാബുദ്ധം ഇസ്ബാത്തിൽ വാസിത്തത്തിൽ വൽ മോസൂത്ത് വാസിത്തയും മോസൂത്തും രണ്ട് ഇസ്ബാത്താക്കണം ഏതാ വാസിത്ത അലമുൽ ഹിക്മത്ത് ഏതാ മറ്റേത് പ്രകടമാവാൻ ഇത് വാസിച്ചാകുമ്പോൾ മോസൂത്ത് മറ്റേതാണല്ലോ അപ്പൊ രണ്ട് വിശ്വാസമായിക്കൊള്ളണം എന്നാലേ നീതി വരും അപ്പൊ നഫിയു ആഴമുൽ ഹിക്കുമ അപ്പൊ ആഴമുൽ ഹിക്കുമത്ത് നഫി ചെയ്താൽ കാവിലേക്ക് ചേർന്നു ഉണ്ടാവും ഈ ലാമകതയില്ലല്ലോ നോക്കൊണ്ടാണോ പറയുന്നത് അവർക്ക് ചേർക്കുന്നതാണ് അതുകൊണ്ട് ഇബ്താലല്ല ഹക്കാം ആലമല്ല ഹക്കാം ഹിക്കുമത്തിലാണെന്നുള്ളത് ഹൊക്കുമുള്ളത് ഹൊക്കുമുള്ളത് ഹൊക്കുമ അപ്പൊ ഇത് സാധനം ഇല്ലാതെ തന്നെ ഹൊക്കുമും പോയിപ്പോയി പോയി പോകുമ്പോ ചെറിയത്തും പോയിപ്പോകും അപ്പൊ ശരീരത്ത് പോകുമ്പോ തീരില്ല ഉണ്ടാവും വക്കാല ഷെയ്ഖ് ഉസ്ദറൂഖ് റളിയല്ലാഹു എന്ന് പറയുന്നു മറ്റു ഇനി ഇത് മറാമുൽ അക്കലും രണ്ടർത്ഥത്തിൽ ഇപ്പൊ കൊടുത്തു ഇനി അഹമ്മദ് സറൂഖ് റളിയല്ലാഹു എന്ന് പറയുന്നു ഇഷാറത്ത് പോലിൽ മറാമിൽ അവൽ എന്ന് പറഞ്ഞില്ലേ അത് വേറൊരു അർത്ഥം തമ്പിയൻ അലാമൻ കാലി കൗലിൽ ഫലാസിഫത്തിമിൻ എത്തിമാരുൽ അഖിൽ അവൽ ഈ സൂഫിയാക്കൾ എന്തായിരുന്നറിയോ സുലൂക്ക് ചെയ്ത് ചെയ്തെല്ലാം ഈ ഫലസഫിയായി മാറിപ്പോക്കുന്നു ബൂട്ട് തെറ്റിച്ച് ഫലസഫിയാകുക ഫലസഫിയായി മാറുന്ന ചുറ്റുപാടിലേക്കാണ് ഇവർ റൂട്ട് പോകുന്നതെങ്കിൽ ഇവർ പഴച്ച മാർഗത്തിലേക്ക് തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് ഉമറോണ്ട് പോകുന്നത് ഫലാസിപ്പത്ത് എന്താക്കും മറാമുല്ലബൽ അക്രല്ലബൽ എന്ന് തോന്നുന്നുണ്ട് അതിക്ക് റബിനേറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പരിഗണന ഉണ്ട് ഫസഫക്കാർക്ക് അതിനാണ് എന്നാണ് നമുക്ക് പേര് പറയുന്നത് അപ്പൊ ബഹു മധബൻ പരിധിയിൽ തൊട്ട് ഫാസിദായ മധബാകുന്നു അത് അപ്പൊ എന്താക്കും ഫൽസഫ വരുന്ന അവസരത്തിന് പിന്നെ ഈ ബദനീയായ ചോദ്യത്തരങ്ങളോ ആകാമെന്ന് അംഗീകരിക്കില്ല അല്ല ഗുഹാനിയെന്ന് പറയും സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ ഗുഹാനിയാണ് പരസ്യപ്പന്റെ ആത്തല അംഗീകരിച്ചാൽ ഇത്തരം ഇത് അംഗീകരിക്കേണ്ടി അപ്പൊ സൂഫിയായി ആയി ബൈത്തൽക്കാരായി ഫൽസഫിയായി മാറും അവിടുന്ന് നിന്ന് കൂട്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പോ ജബരിയായി പോക്കുണ്ടല്ല അപ്പാരിലുള്ള പതിനായിരം തഹത്തേക്ക് തിരിയാൻ ഞാൻ ജബരിയായി പോക്കുണ്ട് അപ്പൊ ഇവരുടെ റൂട്ട് തെറ്റിപ്പോയി എന്നാ പറയും അതെന്താ കിതമിൽ ആലമി ഈ അസുരൽ ലവലിനെ പരിഗണിച്ചിട്ടുള്ള ആ മതം ഫൽസഫന്റെ മതം എന്താ പറയുക ആലമും കവിയുമെന്നാ കിട്ടുക അങ്ങനെ ഹാദിത്ത് കഥയും മനസ്സിലാക്കി അങ്ങനെ പോകുന്നുണ്ട് അവന് അക്ഷയില്ലാത്ത കരിമിലേക്ക് ഈ ബുദ്ധ ഉണ്ടാവുന്നത് അത് ഹാദിസ് ഇതിന്റെ അസല് അതിനപ്പുറം ഉണ്ടാവും അതിനപ്പുറം ഉണ്ടാവും അതിനപ്പുറം തസൽസ് ആകുമ്പോൾ കദീമിലേക്ക് പോകും അതോടൊപ്പം തന്നെ എന്തുണ്ടാകും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവൂല അപ്പൊ ആലമിന് കിടമുണ്ടാവും പന ഉണ്ടാവൂല എന്ന് വൽ കൗലി അത് അബി ഹവാദിസില്ല അവലഹ തുടക്കമില്ലാത്ത അവരില്ലാത്ത ഹവാദിസ് കൊണ്ട് പറയേണ്ടി വരും ഇതൊക്കെ അക്കലിനെതിരാണ് ചുരുക്കത്തിൽ ഫൽസഫക്കാരനായും മൈവതിക്കാരനായും മാറി ആ അല്ലോകിന് വൈലേഹി അഷാറബി കൗരിഹി അതിലേക്കാണ് മൂപ്പർ ഇഷാറത്താക്കിയത് ഏത് അപ്പോൾ മറാമുൽ അവൽ എന്നുള്ളതിൽ സ്വന്തം ഒരു വാദം അപ്പോൾ ജഹീലല്ലാക്കുന്ന രണ്ടാമത്തെ ഒന്നല്ല അവൾ അഖിലോ ജാഹില മാറി മാറിയിരിക്കുന്നു എന്നായി നേരത്തെ നമ്മൾ അഖലിനെ ആലമുൽ ഹിക്മത്തി എന്നും മറാമുൽ അവന് ആലമുൽ കുതിർ രണ്ടും രണ്ടാക്കി കൊണ്ടുപോയല്ലോ ഈ ഈ കണക്ക് പ്രകാരം വെച്ച രണ്ടാമത്തെ ഉണ്ടാവില്ല ഇതിനെ സുബൂത്താക്കി കഴിഞ്ഞാൽ മാക്കൂലാത്തിനെല്ലാം എതിരായിട്ട് സംസാരിക്കുന്നത് പനിച്ച ജാഹിലും ചേതന്മാർ പറയുമ്പോഴത്തെ വാക്ക് വരേണ്ടി വരുമെന്ന് ഇതിനാണ് അയന് ജഹൽ മാറി ഹത്ത സമ്മാൻ വിഹൈരി ഇസ്മിഹിൻ ഇവയ്ക്ക് തിരിഞ്ഞത് ഫലസഫ തിരിഞ്ഞു ഫിലോസഫി ഫിലോസഫിയാവുന്ന അവസരത്തിന്റെ ദസോഫിലല്ല അവനുള്ളത് അവന്റെ വേറെ ഏതോ കാട്ടിൽ കെട്ടിയിരിക്കുന്നു നാളെ മാറിപ്പോയി ചെറുതൊക്കെ തിരിഞ്ഞാൽ മതി കണ്ണൂരേക്ക് കൊണ്ടാ ചെറുതൊക്കെ ഒരൊറ്റ തിരിയല് നമുക്ക് ഓടി ഓടി ഓടി എത്തി എത്തിയേക്കാം ഓട്ടോജിപ്പോയി ഫലസഫിയായി മാറിപ്പോയി അപ്പോൾ തനിച്ച മഴക്കൂലാത്തിനെ ജാഹിലു ഹക്കമലഹു എന്നിട്ടോ അതിന് പേരും കൊടുത്ത് ഹുക്കുമോ അക്കലിന് കൊടുക്കാനുള്ള ഹുക്കുമായി ഇവര് കൊടുക്കുന്നു ഇവന്റെ പേരെന്താ മാക്കൂലിന്ന് അർത്ഥപ്രകാരം വലിയ ആക്കിലാണ് മാക്കൂല ചിന്താഗതിക്കാരനെന്ന് പറഞ്ഞു ഇരിക്കുന്ന തനിച്ച വിരാന ചിന്താഗതിയാണ് ثم قال ഇതെവിടെയാണ് നമ്മൾ ചർച്ച നോക്കി فبدعة يقداه في الأصول ഔ കാല അല്ലെങ്കിൽ ഒരുത്തം ബാധിക്കുന്ന ദുഹൂറ് കൊണ്ട് അല്ലെങ്കിൽ ഹുരൂര് കൊണ്ട് ഹുരൂർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പടത്തില് അള്ളാഹു താലിയോ അള്ളാഹെ എന്തെങ്കിലും സിഫാത്തുകളോ ഹാലിലാവോ ബാധിക്കുന്നു ഹുരൂര് ദുഹൂറ് അപ്പൊ ഫബിദഅത്തുൻ അത്തരത്തിലുള്ള വാദങ്ങൾ എത്ര ആ അത് ഉസൂലിനെ തന്നെ പൊളിച്ചളഞ്ഞ് വിദാത്താകുന്നു പുറയ്യ വിദാത്ത് മാത്രമല്ല ഉസൂലെ തന്നെ പൊളിക്കുമ്പോൾ പുറകു കൊൽത്തുഹു മുറാദുഹു ഈ ദുഹൂർ ഉദ്ദേശം എന്താണ് ദുഹൂർ ദാത്തിൽ അലിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത് കാണാവുന്ന പാകത്തിന് ഇങ്ങനെ ലാഹിതാവലുണ്ട് എന്നുള്ള വാദം ഈ ബാഹ്യ നേത്രം കൊണ്ട് അള്ളാഹിനെ കാണാവുന്ന വാദത്തിന് അല്ല ഇങ്ങനെ കാണും അതിനാണല്ലോ മർത്താദ് റബിള്ളാഹി റബ്ബിയിരുന്നു ലദാതുഹു അഹദുൻ യറാഹു വലം യസിർ മുസാറഅ ബൽ ബിന്ദികാക്കി തൂരി ഖർ لكن رآه المصطفى خير البشر ولدى الأئمة قد أتى فيه النظر فالغير كيف يرى لذات المقتدر في هذه الدنيا فدع قول الكفر نضر അപ്പൊ അള്ളാഹുവിന്റെ പ്രസിദ്ധമായ ദാത്ത് കൺമുമ്പിലെല്ലാം കാണത്തക്ക രീതിയിൽ മഹസൂദ് സാഹിത്യങ്ങൾ പ്രത്യക്ഷപ്പെടും എന്നുള്ള ആ റുഹൂർ വാദം ഒന്ന് അപ്പൊ അന്നി ബസാരിൽ ഹിസ്റ്റി ഹത്ത തുതറക്കബിൽ മസറിൽ ഹിസ്റ്റി ആയതുകൊണ്ട് അത് എതിരാകുന്നു വക്കത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതാക്കിയില്ലേ അപ്പൊ ഇന്നമാ തുതിരിക്കുൽ ബസീറത്ത് ബസീറത്താണ് ഇതിലാക്കിയത് അതിനാൾ ഇതിൽ കൊണ്ടില്ല അപ്പൊ ഫൈതം ഇനി പറയാൻ പോകുന്നത് എന്താ മൂപ്പറ ഫത്ത് ഫത്തഹത്ത് എന്നുള്ളത് ഒരു തെളിവിലേക്കാ പോകുന്നത് എന്നുകൊണ്ട് ചില ഔലിയാക്കന്മാർ ഞാൻ ദാത്തിനെ കണ്ടു എന്ന് വാദിക്കുന്നുണ്ടല്ലോ മുസന്നിഫിന്റെ പോക്ക് തിരിയണം അറിയോ ഇവന്റെ ബസീരത്ത് ശക്തി കൂടി ശക്തി കൂടിയിട്ട് ഈ ബസ്സിൽ കൊണ്ട് കാണുന്ന കാണലെല്ലാം പിന്നെ പോയി അതിനോടൊന്നും ഒരു ഇത്തിഫാദില്ലാണ്ട് പോയിട്ട് ബസീറത്ത് ഉണ്ടായി കണ്ട് കണ്ട് ബസീറത്ത് കൊണ്ട് കാണുന്ന മാനിയേ കാണുന്ന ആരത്ത് അപ്പോൾ ആ ബസീറത്ത് കൊണ്ട് കാണുന്ന നോക്കുമ്പോൾ എന്താ ബസീർ കൊണ്ട് കണ്ടു നിന്ന് ഇരിക്കും വിധിക്കുമ്പോൾ അള്ളാഹെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇക്കണ്ണുകൊണ്ട് കണ്ടു എന്ന് തന്നെയൊക്കെ ബസീറത്തോണ്ട് കണ്ടു തന്നെ വയലുണ്ടായിരുന്നു ഒക്കെ അതിനാണ് അത് ജീനുള്ളതെന്ന് പറഞ്ഞ പോലെ അതാണ് ബസീറത്ത് ഇതിലാക്കി ചെയ്യും അപ്പൊ ഫൈദാം ഫത്തഹത്ത് ബസീറത്ത് പാറ്റങ്ങൾ മലക്ക തുറക്കപ്പെട്ടു നേരത്തെ അടഞ്ഞു പോകുന്നുണ്ട് കെട്ടടഞ്ഞു പോകുന്നുണ്ട് പുറത്തു തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പണ്ട് ചർച്ച ചെയ്ത് ഓർമ്മണ്ട അഞ്ചു പോയിട്ട് പറ്റ പൊട്ടി കുരുടായവര് അടഞ്ഞു പോയവര് കുറച്ച് തുറന്നാള് കുറച്ച് തുറന്നാള് നിലവൻ തുറന്നാള് നല്ലോണം തുറക്കുമ്പോൾ കവിയ നൂറുഹ അതിന് നൂറ് ചങ്കണ് ചക്രി കൂടി ഇസ്തൗലത്ത് അതെന്താക്കും അധികാരം ചുമത്തും അലൽ ബസർ ഈ കണ്ണിന്റെ മേലെ അപ്പൊ വലിയ കാഴ്ച വന്നപ്പോ ഈ കണ്ണിന് പെരിയണിയില്ലാണ്ടായി പോക്കുക അധികാരം തിരിച്ചു അപ്പൊ എന്ത് മാസൂസാത്ത് കണ്ടാലും അതിന്റെ മായനയോ ഇതിലാക്കിയുള്ളൂ മാസൂസാത്തിനെ കാണുന്നേയില്ല ഈ സാധനം കൊണ്ട് കാണേണ്ടത് ഈ സാധനത്തിന്റെ ഭാഗത്ത് ബസീരത്തോണ്ട് ഇതിനുള്ളിലുള്ള സിഗ്നല് കാണേണ്ടത് എന്ത് സാധനം വെച്ചാൽ എന്തായി മാറുക അതിന് മാന മാത്രം കാണാൻ ഇരിയില്ലാണ്ടായി പോവുക കാണുന്നെല്ലാം മാനി കിട്ടാണ്ട് മുത്താല ചെയ്ത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ രസമൊന്നും ഉണ്ടാവില്ല ഒരൊറ്റ നോട്ടത്തിൽ ഫോട്ടോഷാറ്റ് പിടിക്കുമ്പോൾ മാനി കംപ്ലീറ്റ് പിടിച്ചു നോക്കരുത് ഫോട്ടോഷാറ്റ് ആണെങ്കിൽ എപ്പോഴാ ഈ കണ്ണ് പതിയാവുന്ന സ്ഥലത്തിൽ മാനി കംപ്ലീറ്റ് രക്ഷപ്പെടുത്തോ ഭയങ്കര പറഞ്ഞു അല്പം നോട്ടേ ഇല്ല മാനൊന്നും വെക്കുക ഒരൊറ്റ നോട്ടത്തിൽ കിട്ടാൻ ഇന്നതാ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി അങ്ങ് തുറന്നിട്ട് ഈ ബസറിന്റെ കാഴ്ചപ്പാടങ്ങ് പോവുക എന്ത് കണ്ടാലും മഹാനി മാത്രം കാണാം ആ മഹാനി കാണുന്ന കൂട്ടത്തിൽ ആരും കണ്ട് ധാത്തുൽ അലിയത്തിനെ കാണുമ്പോൾ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് വാദിക്കും ഏത് കണ്ടു ബസീറ ഈ ബസറല്ല കണ്ടു ബസീറത്ത് കണ്ടുന്നതിന്റെ വേണം അപ്പൊ സാറൽ ഹുക്കുമു അപ്പൊ ഹുക്കുമ നിലനിൽക്കും ആയിരിക്കില്ല ആ ബസീറത്തിന് നിലനിന്ന് അപ്പൊ ഫൽ ബസറു അപ്പൊ ഈ ബസറില്ല പുറത്തെ ഇത് കാണൂല ഇല്ലൽ ഹിസ അല്ലാണ്ട് കാണൂല പിന്നെ വൽ ബസീറത്തോ ലാ ഇല്ലൽ മാനയില്ലാണ്ട് കാണൂല ആ ബസറും ബസറിന്റെ മുബസറാത്ത അങ്ങോട്ട് ചുരുണ്ടങ്ങോട്ട് കൂടുമ്പോൾ രംഗത്ത് വന്നുമാരി ബസീറത്ത് മാത്രം അപ്പൊ എല്ലാം കണ്ടെന്ന് പറയും വക്കത് എന്നിട്ടോ വക്കത് എത്തലത്തഫുൽ ഹിസ്സു ഈ മഹസൂസാണല്ലോ ബസറുകൊണ്ട് കാണപ്പെടേണ്ട കഥാപത്തല്ല അതിനുള്ളത് ഈ കഥാപത്ത് പോയിട്ടുണ്ടാക്കും മറ്റേതെങ്കിലും വന്നപ്പോൾ ലത്താഫത്തായി മാറി ഇതൊരു മോത്തിന്റെ കഥയാണ് ഇതിലേക്ക് ചൂടടിച്ച് കെട്ടിയിട്ട് എന്തായാലും ജമാഅത്ത് പോയിട്ട് മായയായിട്ട് മാറും ഇത് കട്ടിയുള്ള ജമാതാണിപ്പോ ഇത് ഒഴിക്ക് കൊയ്ത്തിന്റെ കട്ട ഒരിക്കുമ്പോ ജമാഅത്ത് പോയിട്ട് മായയായി മാറുന്നില്ലേ മാതിരി ബസീറത്തിന്റെ മഹാനിക്ക് എന്താ ഉണ്ടായത് ഈ ലതാഫത്താണ് ഈ ലതാഫത്ത് ഈ കഥാഫത്താകുന്ന മാസൂസത്തിലെ കടിച്ചു വിട്ടപ്പോൾ ഇത് ഉരുകിയിലെന്തായി കംപ്ലീറ്റ് മഹാനിയായിട്ട് മാറും മഹാനിയായിട്ട് മാറുമ്പോ പിന്നെ വെറും മായന്റെ കാഴ്ചയല്ലാതെ ബസീറത്തിന്റെ കാഴ്ചയല്ലാതെ വെറും സാധനങ്ങൾ ഉണ്ടാവില്ല മാനൻ ഈ മഹസൂസായ കഥാപത്തുള്ള സാധനം ഒരു മാന പോലെയായി മാറി ഉരുകിച്ചു ഒപ്പയക്കോട് മാത്രാഹുൽ ബസീറത്ത് അപ്പൊ ബസീറത്ത് കാണുന്ന സാധനം പോലെ എന്താകും ഈ മഹദില്ലിയാൻ കണ്ണുകൊണ്ട് കാണുന്ന സാധനത്തിലേക്ക് മുമ്പിലേക്ക് എത്തും അപ്പൊ അതിന്റെ ഞാൻ കണ്ട് ഇവർത്തരും എന്നുവെച്ചാൽ ഈ ബസർ കണ്ടു കണ്ടു അതിന് അതിനുണ്ടാവില്ല വഹു മഹൽ സുഹൂദ് അതാണ് സുഹൂദിന്റെ മഹല്ലെന്ന് സാധനം ഇത് ഹിസിന്റെ ആൾക്കാർക്കുൽ കാരണം മഹസൂസാത്ത് മാനിയെ പിരിയില്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവാനി മാനിയെ തൊട്ട് പിരിയില്ല അതടുത്തു ഇനി അപ്പൊ ഇതെന്തിനാ മൂപ്പർ പറഞ്ഞത് പൈതമ്പത്തകത്ത് കണ്ടു എന്ന് വാദിച്ച ചില മുഹാക്കിങ്ങൾ കഴിഞ്ഞു പോയല്ലോ അപ്പൊ അവരെ കലാം ബാത്തിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ നടത്തിയത് അതാണ് ഒരു കുറ്റത്തില ഇഷാറത്തിന്റെ ആ തവിയലി മങ്കാല ബിന്ദുഹൂരി മിനൽ മുഹത്തീൻ ലാക്കിക്കുകളിൽപ്പെട്ട ചിലർ നുഹൂർ പറഞ്ഞ ആളുകളുണ്ട് അവരെ കലാമ ബാത്തിലാവാതിരിക്കാൻ വേണ്ടി തൗലിയാണ് പറഞ്ഞത് ഇതിനാ ആ വാമ്മൽ ഹുരൂരു ഇനി ഹുരൂര് പറഞ്ഞില്ലേ വൽ ഹുരൂലി ആ ഹുരൂർ എന്താണ് ഇപ്പൊ മഹനാഹു ഇസ്ബാത്തു സിബ അള്ളാഹു അല്ലാത്ത സിബാൻ ഇസ്ബാത്താക്കിയിട്ട് ഹുരൂരിൽ ഉലൂഹിന്റെ സിഫി ഇലാഹിന്റെ ഔസാഫുകളെല്ലാം ഇതിലങ്ങോട്ട് ഹാലാകി സിവയിരി അതാണ് ഹുരൂർ അത് പിന്നെ അനിഷേധ്യമായ കുഫുർ തന്നെ ഇതെങ്കിലും വന്നാൽ പറപ്പുതുഹു അവനെ തള്ളിക്കളയണം പക്കത് കാട്ടാതെ വിജയത്തിന്റെ വിജയത്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു എങ്ങനത്തെ വിജയത്ത് കുഫറല്ലേ സൂര്യമാനി ആ പത്തലിമാനെ തന്നെ കെടുവരുത്തും നമ്മുടെ ഈമാനെ കെടുവെട്ടുന്നുകൊണ്ടാണ് വൃത്തിയാക്കി അത് അഹിമൽ ചെയ്തില്ലല്ലോ അപ്പുറം ഓരോ ഇത് ഇത് മതി കുറച്ച് കടുപ്പുള്ള സ്ഥലമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പൈരം പത്ത് തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് وقوله أنا الذي أهواه قبل الفناء عنه فما أقصاه قبل الغنام ഉള്ളത് അവിടെ ഫനാമാക്കി മറിക്കണം ഫനാനില്ല ആ അങ്ങനത്തെ നമ്മ കൊണ്ടാൽ പാടില്ലേ ആനമന്നില്ലേ എന്നിഷ്ടം നിന്നിഷ്ടം എനിക്കൊരു ഇഷ്ടമില്ല നീ എന്താ ഇഷ്ടപ്പെടും അവനെന്നിഷ്ടം എന്നാലോ അനമന്നഹുവ വമന്നഹുവ അനാന്നുണ്ട് മഹിബം മഹബൂബ് ഞാൻ തന്നെ അവിടെ ലാസാക്കിരല്ലെന്നല്ല വസ്തു ഇല്ലെന്നാന്ന് പറഞ്ഞു വലം തോബി അന്നീ സാക്കിറില്ല ഫലം ലഖദ് കുന്തു കിദമൻ ഖബല അൻ യക്ശഫൽ ഗിത വലന്തു ബിഅന്നി ഷാക്കിറുല്ല കഥാക്കിറു ഞാൻ ഷാക്കിർ ഞാൻ ദാക്കിർ നീ മഷ്കൂർ നീ മസ്കൂർ ഞാൻ വിചാരിച്ച രണ്ടുണ്ട് فلما أضاء الصبح أصبحت شاهدا بأنك مذكور وذكر وذاكر لم ينال الله അപ്പോ ആ ഭാഗം എപ്പോൾ ഫനാദായിട്ട് പറയുന്നതാണോ എന്നാ ഓക്കെ ഓനെ സുഹൂദിനതുണ്ട് പന ഇല്ലാണ്ടാണോ പറയുന്നത് എന്ന അത് വാദം വെറും പൊള്ളവാദം അവക്കൗരു അഹുവാഹു എന്ന് വാദിക്കുന്നു അത് കബുലൽ അന്നു അവനെ തൊട്ട് പനാകാതിന് മുമ്പാണോ എന്നാ പമ്മ അത്തസാഹു മഹാന്മാരെ തൊട്ട് ഇവൻ ഏറ്റവും മാത്രം അകലത്തിലാക്കിയ വസ്തു എന്ത് ഇത് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു അവൻ ഇലാക്കാലൽ ഫക്കീർ പറയുന്ന അനമൻ അഹുവ വമൻ അഹുവ അന എന്ന് പണ്ട് പറഞ്ഞാണൊക്കെ പറഞ്ഞ് അന മഹബൂദി എന്ന് പറയുന്നല്ലോ പറഞ്ഞു എപ്പാ പറയുന്നത് കബല തഹക്കുക്ക് ഫനാ ഈ അല്ല അവന്റെ ഫനാ തഹക്കുക്കാന്നതിന് മുമ്പാ പറയുന്നെങ്കിൽ ഫമ അക്കസാവുന്ന മന ഫമ അബു അലി സവാബ് അപ്പൊ ഫനാ തഹക്കുണ്ടെങ്കിലോ വൈദാ തഹക്കൊക്കെ ഫനാ ഓ ഫനാ തഹക്കുക്കായ പാടാൻ പറ്റോ പാടിയാ ചിലപ്പം അടിയിട്ടും ഒന്നുകിൽ ഹൈലത്തിന് വേണ്ടി അടിയിട്ടും അല്ലെങ്കിൽ കുപ്പിലത്തിന് വേണ്ടി അടിയിട്ടും രണ്ടാളെന്നല്ലേ ഒന്നുകിൽ ഹദ്ദൻ നടിയനെ കുഫറൻ അടിയിട്ടും ആരവാക്കുന്നു നായൻ അഹലി ആരവാക്കുന്നു കുഫറൻ അടിയിട്ടും ഹദ് ബാത്തിൻ അഹലി ആരവാക്കുന്നു ഹദ്ദൻ അടിയിട്ടും എന്തിന് വൈരത്തിന് വേണ്ടി എല്ലാം പണ്ട് പറഞ്ഞു അല്ല വൈദാത്ത ഹത്തത്ത പനാഹു അത് അത് അതാണ് ആദാൻ പറഞ്ഞ പച്ചടക്കുന്ന വസ്തു കിട്ടും അവന്റെ പല ഹക്കുക്കായാലോ പല യക്കൂലുതായിക്ക അത് പറയാനും പാടില്ല ഇല്ല യുസദ്ദിഖുഹു ഹാലിഹി അവന്റെ ഹാല് തത്തികാക്കുന്ന ആളോടൊപ്പം ഇല്ലാതെ പറഞ്ഞൂടാ ഇല്ലെങ്കിലോ വൈല്ല ആണുമാറി പറഞ്ഞ താറവലി കത്തിരിഹി കത്തിന് താറുണ്ടാവേണ്ടി വരും എന്ന് കൊണ്ടുവന്നു സൈഫുൽ ഹല്ലാജും കെട്ടിത്തൂക്കിയിട്ടില്ല അവർ أو يدعي في علمه اللدني بلا تقم فذاك غير سني أو يدعي അവൻ ദാവ ചെയ്തു ഫി ഇൽമിഹി ലദുന്നിയെ ലദുന്നിയ ഇൽമു പലതും കിട്ടിയിട്ടുണ്ട് എന്ന് ദാവ ചെയ്യുന്നു അതിനാദ്യം നോക്കേണ്ട ബിനാത്തുക്കൻ തക്കുവയുണ്ടോ ഇല്ലയോ എന്നും തക്കുവാന്റെ മുകളിൽ മോക്കൂപ്പാണ് ഏത് ലതുന്യായിരുന്നു തക്കുവ ഇല്ല എന്നാ പതാലയ്ക്ക് പതാത്ത് കൈത് സുന്നി ഓൻ സുന്നിയല്ല ഓന്റെ വാദം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു ഈ സുന്നിക്കുണ്ട് അതും സുന്നിയല്ല അത് നമ്മ മാർക്കി കുറച്ച് നീക്കണം നമ്മ നേടിയാക്കണം അപ്പൊ ലതുന്യായ ഇന്ന് കിട്ടണമെങ്കിൽ തക്കുവ ചേർത്താം ഏതൊരു കറാമത്ത് എന്ന് പറയണമെങ്കിൽ വിനാറ്റ് ചേർത്തായതുപോലെ ലതുന്യ ഇൽമ കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ തക്കുവ ചേർത്താം തത്വയില്ലാണ് നൂഞ്ഞ ഇൽമുണ്ടാവില്ല തത്വയില്ലാണ്ടാണോ പറയുന്നത് എന്നാ വാദം പഴവാ കൊൽത്തു മത്തബ്ദ അൽ ഫസീർ അന്നലഹു ഇൽമല്ലതുന്നി എന്ന് വാദിക്കുന്നു വലം തമഹറാലെ ഈ തക്വ പല മുജാഹത്തുമല്ല റിയാദൊന്നും പ്രകടമായിട്ടില്ല എന്നാ വൈന്നവാദാത്ത ഖുറാഫാത്താമി അല്ല ഖുറാഫാത്ത് എന്ന് പേര് അതിന്റെ ഇതിൽ ഒരു ഫലം ഉണ്ടാവില്ല ആ അങ്ങനെ അങ്ങനെയാണ് ബാധിച്ച സുന്നിയൻ സുന്നിയായ വാദത്തിലല്ല എല്ലാവരുള്ളതും ഉള്ളതും ആളല്ലാഹുത്താല വത്തക്കുന്നാഹ വല്ലിമുക്കുമുള്ളാന്നല്ലേ പറഞ്ഞു തക്കുവ ചെയ്യുകയും അള്ളാഹു നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ തക്കുവ ചർത്താം ഫമല്ല തക്കുവാലഹു ലാ യുഅല്ലിമുഹുല്ലാഹു ശൈഅൻ എന്നതിന്റെ മഫ്ഹൂം വെച്ചു വലില്ലാഹി റബ്ബുൽ ഖായിദ് ഇത് നിങ്ങൾ തക്കവ ചെയ്തോ പഠിപ്പിക്കാൻ അള്ളാഹു ആക്കുന്നു അതിനകത്ത് തക്കവാന്റെയും താലിയും ഒന്നും അതിനിടയിൽ ജമ്മുണ്ട് شكوت إلى وكيء سوء حفظي ആരാ പറഞ്ഞു ഷാഫിയുമാണ് റബിയല്ലാഹു പറയുന്നുണ്ട് മുപ്പർ ഉസ്താദാണല്ലോ വക്കീയ ഷാഫിമാവിന്റെ ഉസ്താദാണ് ഓർ പറയുന്നത് ഞാൻ വക്കീയ എന്ന ഉസ്താദിനോട് ശിക്കാട്ട് പറഞ്ഞു ആ ഇഫിൽ എനിക്ക് ഇഫിൽ നിലനിൽക്കുന്നില്ല ഏത് ഇഫിൽ ഓർക്കിക്കുന്ന ഇഫിൽ പറയാന്ന് അതല്ലാണ്ട് നമ്മളെ പോലത്തെ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഞങ്ങളുടെ പതിനായിരം മടങ്ങ് കൂടുതലാണ് നൂറ് ഹാഫിൽ ഓർ ഉദ്ദേശിക്കുന്ന വേറെ റൈസുകളുണ്ട് അത് നടക്കുന്നില്ല ഇപ്പൊ പാർശകനി അപ്പൊ ശേഷം പറഞ്ഞ എന്താണെന്നറിയോ ഇലാ തർക്കിൽ മാസി മാസ്യത്ത് ചെയ്യാൻ പാടില്ല നേതാവ് മാസ്യത്ത് ചെയ്തില്ല മാസ്യത്ത് ചെയ്തെങ്കിൽ ലോകം മുഴുവൻ ഓർ ഇമാമാക്കോ ഓർ ഇമാമത്തിന്റെ തെളിവല്ലേ എന്താന്ന് ഓർ മാസ്യത്ത് ഉണ്ടായിട്ടില്ല മാസ്യത്ത് നിന്ന് ഓർ ഉദ്ദേശിക്കുന്ന അഹ്റാബുൽ അബ്രാർ സയ്യാത്തൽ മുക്കറബി എന്ന് പറഞ്ഞ മാസിത്ത ഉദ്ദേശിക്കുന്നു അത് അവിടെ നമ്മുടെ സൂൽ ഇരിക്കുന്ന ഉദ്ദേശം അത് തന്നെയാണ് എന്നിട്ട് വക്കാലായാലും വക്കാല അതിന്റെ വക്കീ ഉസ്താദ് പറയുന്ന ഏലം നീ അറിയണോ അന്നല്ലിൽ ഇൽമ ഏത് ഇൽമ അൽ ഇൽമ ലുകുഞ്ഞ ഇൽമ ഫതുലുൻ അത് അള്ളാന്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് വരുന്ന സാധനമാണ് എന്നിട്ട് മറ്റേ ഇൽമാണ് ഉദ്ദേശമെങ്കിൽ ഏത് പോക്കിനി അത് കണ്ടുകൂടെ എനിക്ക് കോളേജ് ചെയ്ത് സത്യവീത് നോക്കൂടെ അള്ളാന്റെ ആ പതിലാകുന്ന ഇൽമിലാഹു ആസി ആസി ആ മനുഷ്യൻ കൊടുക്കൂല അപ്പൊ ആസിക്ക് കിട്ടിയ ഇൽമേതാണ് ഈ ഇൽമേന്റെ വേറെ ഇൽമ അപ്പൊ ഇൽമ മാറിപ്പോയി മാറ്റാം അല്ല ആലമുൽ കുതിരത്തിലല്ല ആലമുൽ ഹിക്കുമത്തിലാണ് നമ്മ ഇപ്പോൾ ഉള്ളത് ഏതുപോലെ കൊന്നോട്ടിട്ട് മക്കളുണ്ടാകാൻ അമ്മക്കെല്ലാം മക്കളുണ്ടാകാൻ കൊന്നോട്ടിട്ടല്ലേ മറിയം ബേബിക്ക് കുഞ്ഞെ കൊടുത്താണൊക്കെ ഏതെങ്കിലും ഇപ്പൊ ഒരു സൈന വാക്ക് കുഞ്ഞെ കൊടുത്തുകൂടെ എന്നെ വെച്ചാൽ ആ കൊന്നോട് എന്നെ കിട്ടിയും ചോദിക്കേണ്ടി വരും ഞാൻ മറിയം ബേബിനെ മാതിരി അമ്മാകെ എനിക്കാക്കി തന്നൂടെ എന്ന് വെച്ചാൽ നടക്കൂല ഇവിടെ ആദരിക്കും കുഞ്ഞിട്ടൽ തെളിവാണ് ഉളമ്പോ ആക്കിയിട്ടുണ്ട് ആദരിക്കേണ്ടി വരും സാക്ഷിപ്പി ഇവിടെ ഞാൻ മറിയം ബേബിന്റെ മാതിരി അമ്മ കയ്യിലെന്ന് വെച്ചാൽ ആലം വിളിക്കുമ്പോൾ നടക്കൂല ഇനി ഒരാൾ ഉപ്പില്ലാണ്ട് ജനിക്കുന്ന ഉമ്മയില്ലാണ്ട് ജനിക്കുന്നു ഹവാദിക്ക് ജനിച്ചിട്ടില്ല ആദം പിന്നെ മുറിയിൽ കൂടി എന്ന് പറഞ്ഞാൽ നടക്കൂല അത് ആലമുൽ കുതിരത്തിലാണ് മേഖല ആലമുൽ ഇക്കുമത്തിൽ അതുപോലെ നടത്തണം ഇതിനാ ഈ വക്കീ ആരാണ് അത് മുക്തി വക്കീ അൽ മുഹദ്ദിസ് ലാബിദ് നഷിയാഖ് ഇമാമിൽ ഷാഫിഈ റബിയാഹു അൻഹു ഇസ്താദന്മാർ ബുഖാരിന്ന് കാണാതെ വ്യക്തം وفي الحكم الهم عن كيف يرجو أن يفهم دقائق الأسرار وهو لم يتب من هفواته എന്ന് പറഞ്ഞിട്ടുണ്ട് അം കൈഫ യറുജു ഈ കൽബ് എങ്ങനെയാണ് ആഗ്രഹിക്കുക അൻ യഫഹമ ദഖായിക്കൽ അസ്റാർ അസ്റാറാകുന്ന ദഖായിക്കായ മാനുണ്ട് ലുലുവുകൾ അതിൽ ഉൾക്കൊള്ളാൻ എത്തരത്തിൽ വഹുവലം യത്തുബ് മിൻ ഹഫവാത്തിഹി ഹഫവാത്താണ് ദോഷം എന്ന് പറഞ്ഞത് ഉണ്ടാ ഹഫവാത്തുകളെ തൊട്ട് തോബ ചെയ്തിട്ടില്ലല്ലോ ശരിക്കും മാറ്റിയിട്ടല്ലല്ല അപവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്തിച്ചാൽ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ കൊളുങ്ക് പാത്രം കൈയ്യോണ്ടെങ്കിൽ കൈറ്റ് ഒറ്റക്ക് കൈയോണ്ട് തൊട്ടാൽ കൈയിലെ കീഴടപ്പതിയും അത് അപവാദം എന്ന് പറഞ്ഞു അദ്ദേഹം അത് മാലിന്യാണെന്നോ കച്ചനാണെന്നോ ആരും പറയാറില്ല എന്നാലും തലുണ്ടവിടെ അതെ സ്ഥാനത്തോട് യോജിക്കാത്ത ആ മർത്തമൊക്കെ യോജിക്കാത്ത ചിലത് അതാണ് നമ്മൾ കണ്ടസുള്ളതാണ് സിറാഹുല്ലീൻ പറയുന്നത് അവിടെ അതീതായ തീർന്നുണ്ടല്ലോ അതാ തത്തി തന്നെ വെക്കിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി വഹക്കുമുഹു ഇൻകാന ഫൗഖൽ ഹാലി ഫദാക മഖ്തൂഉൻ ലിർരിജാലി വഹക്കുമു അവന്റെ ഹുക്മ് അവന്റെ ഹാലിനാക്കാൻ അധികാരം തുളുമ്പ് സാധനം എന്താ വേണ്ടി ഇവന്റെ ഹാലിനാക്കാണ് കുറഞ്ഞിരിക്കണം ഇവന് മക്കാലുന്ന അല്ലെങ്കിൽ നിറവട തുളുമ്പൂലാന്നല്ലേ തുളുമ്പന്റെ കാണുമ്പോൾ മനസ്സിലാക്കാൻ ഇതിൽ കുറവുണ്ടെന്ന അപ്പൊ ഹാലിനാക്കാണെന്തായി ഹുക്കുമേടി അപ്പൊ പദാത്ത മക്കുത്തൂൻ അല്ലെങ്കിൽ റിജാലത്തൊക്കെ മക്കുത്തുവാന്ന് മനസ്സിലാക്കാം ബഹരിൽ ഫക്കീർ അയ്യക്കൂന്ന് ഹാലഹു പൗക്ക മക്കാലി മക്കാലിനാക്കാൻ എന്തായിരിക്കണം ഹാല് കൂടുതലായിരിക്കണം മക്കാല് പറച്ചിലാണല്ലോ പറയാനായിട്ടെന്താ പറഞ്ഞത് പറച്ചലിനാക്കാണ് കൂടുതലായിരിക്കണേത് ഹാല് അപ്പൊ ഹാല് കൂടുതലും മക്കാല് കുറവായിരിക്കണം സാധാരണഗതിയിൽ എല്ലാം എന്താക്ക തിരിച്ചു വെച്ചാൽ ഹാല് കുറവും മക്കാല് കൂടുതലായി നമുക്കും പറഞ്ഞൂടെ തുമ്പിച്ച് മെഡിക്കൽ കോളേജ് ചേർന്നിട്ടുണ്ടാവില്ല ലാക്കട്ടർന്ന് ബോർഡ് വെച്ച മാതിരിയെ ഞാൻ ഞാൻ ലാക്കട്ടറാണ് ഹാലിനാക്കണം ആൾക്കാർ കൂടി ആ ആ വക്കത മുഹുവന്റെ കഥമായിരിക്കുന്ന അക്ബറമീൻ സീത്തിഹി അവന്റെ കേളിയുമെന്നുണ്ടല്ലോ പുറത്തറിയപ്പെടുന്ന അതിനാക്കാണ് ഉഷാറുണ്ടാണ് ഇവന്റെ കഥമ് ചിലരുണ്ടാവും കേട്ട കളിവരൊന്നും അവിടെ പോയാലുണ്ടാവില്ല പൈനാക്കാണ് യദ്ദായി മറാത്തിബ് റിജാൽ അലവ റിജാലിന്റെ മർത്തവ ബാധിക്കുന്നവനാണെങ്കിൽ വജഹക്കുമാല നഫ്സിഹി ബിഹ ഈ മറാത്തിബ് കൊണ്ട് ഓനിക്ക് നഫ്സ് ഹുക്കുമ ചെയ്യുന്നുണ്ട് എന്നാൽ എപ്പോൾ കബില ബുസോലിഹി ഇലൈഹ ഈ മറാത്തിബിലേക്ക് ചേരുന്നതിന് മുമ്പായിട്ട് ഹുക്കുമ ചെയ്തു എങ്ങനെ ഹുക്കുമ എങ്ങനെ ഹുക്കുമ ബുസൂൽ എങ്ങനെ ബി ഷഹാദത്ത് അഹലിൽ ഫന്നി ഈ പന്നിന്റെ അഹലുകാര ഷഹാദത്ത് പ്രകാരം ഇവൻ ആയിരിക്കുന്നു എന്ന് അർഹത പ്രഖ്യാപിക്കപ്പെടണം സ്വയം പ്രഖ്യാപിക്കലല്ല എനിക്ക് ആരാ തെറ്റിക്കിട്ട് കൊടുക്കുക ഇവന് മർത്തവയിൽ മർത്തബയിൽ എത്തിയിട്ടുണ്ടെന്ന് അതിന്റെ പഞ്ഞിന്റെ അഹലിക്ക് ആരെ സാക്ഷ്യം വഹിക്കണം മറ്റോടെ പറഞ്ഞ കാര്യം നോക്കാന്ന് പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെയുള്ള സാക്ഷിപത്രം ഇല്ലാതെ കണ്ടിപ്പം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ എന്താണ് സ്വന്തം നഫ്സോണ്ട് ഹുക്കുമയിലയില്ലേ എന്നാൽ പറ മക്കത്തൂടനും അവറാന്തത്തെ മക്കത്തു ആകുന്നു എന്നാണ് അപ്പൊ അവനവന്റെ ശേഷം ഹുക്കും ചെയ്യണം അങ്ങനെ എല്ലാത്തിലാക്കലും പ്രാധാന്യം ഉദരിക്കാക്കുന്നതും തനതോടത്തിനെല്ലാം അങ്ങനെയല്ലേ യോഗ്യത നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതല്ലേ ജമ്മി ബേസ് പാസ്സായി നേരെ കൊടുക്കുക എന്നിട്ട് അവിടെ കൊടുക്കുന്നു ഉമ്മക്കാല പിന്നവ പറയുന്നു അവർ ഔകാല അനശൈഹു അവൻ പറയുന്നു ഞാനൊരു ഒരു അതുകൊണ്ട് പത്ത പത്തബിഹോനി എല്ലാവരും അന്യക്തിമായി ചെയ്തോളി എല്ലാം കൈത്തടച്ചമായിക്കോളി നാം ഇളയിലെ അതിനെപ്പറ്റിയുള്ള ഇന്ന് വല്ലതുണ്ടോ ഇല്ലതാനും എന്നാൽ പഴുവതൂ ജിനൂരി ഓന്റെ പേരാണ് ഭ്രാന്തൻ ഒരു പ്രത്യേക ശേഷാന്ന് ബാധിക്കാനായിട്ടില്ല ഹത്ത ഏകദലഹു ശേഖഹു ശേഖതമ്മതം കൊടുക്കണം ഫൈദ അതിനലഹു ഫലാഭാഗത്ത സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബഹത്തില്ല എന്തിന് നഫ്സിനെ പറ്റി പരിചയപ്പെടുത്താൻ ഇതിന് ഈ കസലിത്തിമായലഹു മറ്റൊരാൾ എന്തെങ്കിലും തുടച്ച വാങ്ങിയോ ശേഖായോ മരീതായോ എന്തോ ചെയ്തോട്ടെ ആക്കുന്നതിന് ഒരു കുഴപ്പമില്ല വാമ്മായിതാലൂതല്ലഹു അവന് സമ്മതം കിട്ടിയിട്ടില്ല ആവുലം ചെക്കുല്ലഹു നേരത്തെ ശേഷ ഉണ്ടായിട്ടില്ല നോക്കാം ഉണ്ട് സമ്മതം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ ശേഷം ഇന്നില്ല അപ്പൊ ബുക്ക് വായിച്ചതാ എന്നാൽ വക്കാലത്ത് പറഞ്ഞ പത്ത ബിഹുവനെ നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുക ചെയ്തോ ഞാൻ ശേഷാകുന്നു എന്ന് പറഞ്ഞ ഫഹു അഹമ്മക്കും മജനൂനും ഓനാണ് വലിയ അഹമ്മക്കും വലിയ വിരാന്തനും സഭാം കലഹോ ഇൽമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇത് ചെയ്തുകൊണ്ടുള്ള ഇൽമ തീരെ ഉണ്ടാവൂലാണ് ഒമല്ല ഇൽമലഹു പർവജാഹിരൻ ഇൽമില്ലാത്ത ആളെ പേര് ജാഹിരേന്നാകുന്നു വൽ ജാഹില ഒരു ജാഹിൽ മറ്റൊരു ജാഹിലിനെ നയിക്കാൻ കഴിഞ്ഞാൽ കല്ലാമ യക്കൂദുല്ലാമ കുരുടൻ കുരുടൻ നരി പിടിച്ച മാതിരിയായി ഇല ഐനൽ മസീദ് എങ്ങോട്ടാണ് രണ്ടാളും കൂടെ പോക്ക് ഇനി ഇല്ലം ജഹലഹു ഷെയ്ഖുഹു ഇനി ഷെയ്ഖുണ്ട് ഷെയ്ഖ് സമ്മതം കൊടുക്കാഞ്ഞാലോ ബഹുവതു ദഅവൻ അവനാണ് ദഅവക്കാരൻ ബാധിക്കുന്ന ആളാണ് മുബത്തലം ബിഹവ തടിയവ കൊണ്ട് മുബത്തലാക്കപ്പെട്ടു പോയി വൽ ഹവ തടിഹവയാണെങ്കിലോ ശേബത്തം മിനൽ ജുനു ജുനൂരിന്റെ ശാഖയാണ് താൻ അപ്പൊ രണ്ടായാലും ബിരാനെന്ന് പറയാം أو قال صوفي أنا ولما يدري حدود النفس فهو أعمى ഔകാലവനും പറഞ്ഞു അന സൂഫിയും ഞാൻ സൂഫിയാകുന്നു ഞാൻ ഞാൻ സൂഫി ഞാൻ മസ്താനാലെ ഉപ്പാപ്പ എന്നാണ് പറയുന്നു വലമ്മായതിരി അവനാണെങ്കിൽ അറിഞ്ഞിട്ടേ ഇല്ല ലംലമ്മ എന്ന് പറയില്ല വലമ്മ എതിരി അറിഞ്ഞിട്ടേ ഇല്ല ഹൃദൂതൻ നഫ്സി നഫ്സിന്റെ അർത്ഥം എന്താണ് നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ അക്കൽ എന്ന് പറഞ്ഞാൽ എന്താ കൽബ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വെറുതെ എത്തനെ അല്ലെ ഇതിനകത്ത് എന്താണ് ഇതെന്നും അറിയുന്നില്ല അവന്റെ വീട് കുരുടൻ എന്നാകുന്നു നീ സോറിക്കിപ്പോ قلت إذا قال الفقير أنا صوفي ولم يفرق بين حدود النفس وحدود العقل والقلب والروح والسجد എല്ലാം ഇല്ലാത്തവനാണോ ഫഹുവ അയമ അവൻ കുരുടനാണ് പണ്ട് പറഞ്ഞ ആവർത്തിക്കുന്നത് ഔ തക്കൂരു ലം യുഫാജിക്ക് ഈ എതിരിൻ ഹദൂദൻ നഫ്സി എന്ന് പറഞ്ഞില്ല അപ്പൊ നഫ്സും അതിനതല്ല അക്കലെ കൽപ്പമുതലായ ആ മറാത്തിബ് സിത്ത് നഫ്സ് കൽക്കാക്കുന്ന രോഹിത്തിൽ എന്ന് പറഞ്ഞ അല്ലെങ്കിലോ ഈ നെഫ്റ്റ് കൊണ്ട് ഉദ്ദേശം എന്താണ് നെഫ്റ്റ് എന്നുള്ള സാധനം എന്തുകൊണ്ടാണ് ബസരിയത്ത് കൊണ്ട് റുഹാനിയത്ത് കൊണ്ട് മുറക്കമായിട്ടാണല്ലോ നെഫ്റ്റ് ഉണ്ടാക്കിയത് അതിന്റെ ഇടയിൽ രണ്ടിന്റെയും ഹക്ക് മനസ്സിലാകുന്നില്ല എന്നെ റുഹാനിയത്ത് അസലും ഇതിന് ജിസ്മാനിയത്ത് താപിയുമാകുന്നു ഇതിന് വേണ്ടുന്ന എല്ലാ ചെയ്തു ഇതിന് വേണ്ടിയാകുന്നു എന്നെല്ലാ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അല്ല വളരെ അഭിപ്രായത്തിലൊക്കെ പറയുന്ന റൂഹാനിയത്ത് ബസരിയത്തിന്റെ ഇടയിൽ തിരിയാണ്ട് വന്നാൽ രണ്ടും അസലാക്കി വെക്കും അല്ലെങ്കിൽ ഇത് അസലാക്കി വെച്ചിട്ട് മാറ്റിനെ പറയാൻ കഴിയും فهو عام عن طريق الخصوصية الله خير لك أو تقولوا لم يعرف ما فيه ضرر അല്ലെങ്കിൽ ഹുദൂദ് നഫ്സിന്റെ അവിടെ എന്തുണ്ട് നഫ്സിന്റെ അവിടെ മുലാഫിനെ കൽപ്പിക്കുക നഫ്സിന്റെ ലറർ ഉണ്ടാക്കുന്നത് എന്ത് നഫ് ഉണ്ടാക്കുന്നത് എന്ത് മനസ്സിലാക്കുന്നു മാഫിഹി ലറർ നഫ്സിഹി നഫ്സിന്റെ ലറർ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല മഹസിയത്തുകളും അപ്പലാത്തുമാണല്ലോ അപ്പൊ എങ്കപ്പ നന്ദിട്ട് വേണ്ടേ അതേ തൊട്ടോന്ന് ഒഴിഞ്ഞു വെക്കാൻ വമാഫി നഫ്സിന് ഉപകാരമുള്ള സാധനം എന്താണെന്ന് നോക്കി തിരിച്ചില്ല പൈബാദറയിലെയാണെങ്കിൽ അതിന് ഉപരി ചെയ്യാൻ പറ്റുള്ളൂ അത് പറഞ്ഞില്ല വലാശക്ക അന്നമങ്കാന ആക്കല പൗവാമാൻ തരീക്കുത്തൻ ഇപ്രകാരം ഒരാൾ ആലായി പോയാൽ ഓൻ തരീക്കുത്തന്നെ തൊട്ട് കുരുടനാകുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ കാരണം ഇത് സെയർ എന്ന് പറഞ്ഞാൽ ഇന്നമാ പേരുമായ നെഫ്സിനെ കൊല്ലാൻ പറ്റുന്ന നെഫ്സിന്റെ അന്നുകളെല്ലാം നശിപ്പിക്കാൻ പറ്റുന്ന കാര്യം ചെയ്യലാണല്ലോ സെയറിൽ ഉണ്ടാകരുത് മുഖാഫത്തിൽ നെഫ്സിൽ ഉണ്ടാകില്ലേ അപ്പൊ എവിടെയാണ് മുഖാലഫത്ത് എവിടെ മുഹാഫത്ത് തിരിയാഞ്ഞാല് കാര്യവായ്പയില്ലേ ഒത്തർക്കുമാ തഹ്യാബി നഫ്സ് എന്തുകൊണ്ടെല്ലാം സജീവമായി കളിയും അതിനെ ഒഴിവാക്കലുമാണ് ഏതാണ് കൊല്ലാൻ പറ്റുന്ന സാധനങ്ങൾ നഫ്സ് ഹയാത്തായി സജീവമായി പോകുന്ന കാര്യം മായുറുഹു അത് തിരിയാഞ്ഞ പല ബസീറത്തലഹു അവന് ബസീറത്തില്ല അവൻ ബസീറത്തിന്റെ കുരുടനാണെന്നാ പറഞ്ഞു വഹാദ ഈ അർത്ഥമാണ് അക്കറബുലി ഷറഹിൻ നദിമി ബൈത്തിലെ ഷറഹാത്ത നല്ല വായന ഈ മൂന്നാമത്തെ വായന والله أعلم وحبه القوم بالاتباع ليس له فيه من اندفاع നമ്മളെ പുത്താതെ നോക്കുന്ന വിളിയാൽ വഹബുഹു അവൻ സ്നേഹിക്കുന്നു അൽ കൗമ കൗമിനെ സ്നേഹിക്കുന്നു മിനെത്തിബായും കൗമിന് ഇത്തിബായ് ചെയ്യാതെ കണ്ട് വെറും സ്നേഹം എന്നാൽ ഐസലഹു ഫീഹി അതിൽ ഇല്ല മിനിന്തിപ്പായൻ ഒരു ഉപകാരവുമില്ല അതിൽ ആ മുത്തലക്കൻ സമ്മതിച്ചൂടാ കൊൽത്തു മഹബത്തുൽ കോമി ഫിഹ ഖൈറും കസീർ കൗമിനെ സ്നേഹിക്കല് ഖൈറും കസീർ തന്നെ മൻ ഹബ്ബ കൗമൻ ഹുസ്റ മഅഹും ഹദീസും ഉണ്ട് لكن لا ينتفع بها في طريق التصفية والتهذيب إلا باتباع ما أشاروا به നോക്കണം തസ്ഫീയത്തിന്റെ വിഷയത്തിൽ തഹദീബിന്റെ വിഷയത്തിൽ ഇത്തിബാ ഇല്ലാതെ വഹിക്കൂല എന്ന് വെച്ചാലേ ശരിയുള്ളു തീരെ അല്ലാതെ കുറഞ്ഞിട്ടില്ലാന്ന് വെച്ചൂടാ ആ വണ്ടനോടിയിലല്ല വമ്മൽ ഹുറുമത്തും വൽമറക്കത്തും ആ സ്നേഹിച്ച കാര്യമുള്ള ഹുർമത്തും ബറക്കത്തും കിട്ടല്ലോ അപ്പൊ സഹദിൽ ബിഹാവിലില്ലായി അള്ളാന്റെ നോക്കി കൊടുക്കൊടുത്തിട്ടും അമൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ മഹബത്ത് സ്വന്തം ഒരു പണി തന്നെയാകുന്നു ഹദീസ് തെളിവ് മനസ്സിലായില്ലേ അപ്പൊ അവിടെയാണ് നല്ലത് ഇങ്ങനെ സഹസ്ര പറക്കത്തിനോടൊക്കെ നല്ലൊരു പത്താണ് എന്ന് പറഞ്ഞു എത്തിബായ് ചെയ്യാത്ത വിധത്തിൽ അൽക്കൗമിനെ സ്നേഹിച്ചാൽ ഒരു ഇല്ലാന്ന് ഉപ്പർ പറഞ്ഞത് അമാറ്റി വെച്ചൂടാ വർക്കത്തിന്റെ ഉപകാരമുണ്ട് അൽമർഹുമാമൻ അബ്ബ നദീദന്റെ ഇപ്പൊ പക്ഷെ ഈ വിഷയത്തിലുള്ളൊരു ഒരു പ്രത്യേക പല ഇത്തിബാവോടുകൂടി കിട്ടുള്ളൂ സമ്പൂർണമായ രീതി അതുകൊണ്ടല്ലോ ഇനി وفعله ما في عموم الشرع يمنعه النص ففعل بدعي وفعله ഒരു ഫക്കീർ അല്ലെങ്കിൽ മുരീദ് ചെയ്യുന്നു എന്തിനെ മാ യംനഹുന്നസ്സു എന്നാണ് മാ ഫേലുഹുവിന്റെ മഫ്ഊലാണ് ഏത് മാ ഫേല് മസ്തർ ഹൂ അതിന്റെ ഫായില് അപ്പൊ മഫ്ഊൽ ഏതാണ് മാ അവൻ ചെയ്യൽ എന്തിനെ മാവിനെ എങ്ങത്തൊന്ന് യം ആ മാന്റെ മൗസൂലാന്റെ ശരിയാണ് യംനസൂൻ ആയത്തോ ഹദീസുള്ള നെസ്സുണ്ടല്ലോ ആ നെസ് തടയുന്നു ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നു ഈ ഒമ്മി ഷെറായി ഷെറൈന്റെ ആമായ ഹക്കാമിരി ഷെറൈന്റെ ആ കാഴ്ചപ്പാടില് ചെയ്യാൻ പാടില്ല എന്ന് തടയുന്നതപ്പെടുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യല് എന്തായിരിക്കും ബിദഈ അത് വിദഹിയായ മനുഷ്യന്റെ പ്രവൃത്തിയാകുന്നു വിദേഹത്തെ ആറാമായ വിദേഹത്തുണ്ട് കറാത്തുണ്ട് ഇന്റെ അടുത്തേക്ക് ചെയ്യേണ്ട വെള്ളം കുടിക്കൽ എന്താണ് ശേലിയായ വിദേഹത്താണ് കറാഹത്തും വരും തുണി കണ്ടിട്ട് ഒരിക്കൽ എന്താണ് ഫേലിയായ വിദേഹത്താണ് ആറാമും വരും ഏറ്റക്കാതിന് മാത്രമല്ല വിദേഹത്ത് ചുരുക്കത്തിൽ ചെറയിൽ ഹറാമാക്കപ്പെട്ടതോ കറാഹത്താക്കപ്പെട്ടതോ ആയ മമ്നു ആയ കാര്യം ചെയ്യൽ വിദേഹത്തിന്റെ പണിയാകുന്നു എന്നാണ് قلت فعل ما يمنعه النص في عموم الشريعة أن نهار برض سبسلة فعل ما يمنعه النص في عموم الشريعة حرام അത് ഹറാമാണ് ഇല്ലാതെ നറൂറത്തിൽ നറൂറത്ത് സംഭവിച്ചാലൊഴിക്കാൻ റൂറത്തിലോ പൈനൽ റൂറാത്ത് തുബീഹുൽ മഹദൂറാത്ത് എന്നല്ലേ പറഞ്ഞു റൂറത്ത് വന്നാൽ ചിലപ്പോ എന്താകും ചെയ്ത് അയാലായിരുന്നില്ല നോമ്പെല്ലാം മുറിക്കുന്നില്ലേ നോമ്പ് വെച്ചിട്ട് എന്തായി ഭയങ്കര റൂറത്തേക്ക് നോമ്പ് അതുപോലെ അപ്പൊ ഫൈൻ ഫാലൽ ഫക്കീറു ഒരു ഫക്കീർ ചെയ്ത് ഷൈഹം മിൻ ദാലിക്ക ഷറയിൽ ഹറാമാക്കപ്പെട്ട ആ മമ്നു ആയ സംഗതി ചെയ്ത് എന്നാ ഫഹുവ അവൻ വിദയ്യുൻ അവൻ വിതയ്യ ഇനി വാമ്മ അപ്പൊ ഷറഹിൽ വിരോധിക്കപ്പെട്ട കാര്യം ഇപ്പൊ പറഞ്ഞത് ഇനി ഷറഹിൽ വിരോധിച്ചതായും തെളിവില്ല അലാലായും തെളിവില്ല എന്നുള്ള മുഹമ്മലായ ചില സംഗതി ഉണ്ടോ എന്നാൽ നല്ല നീത്തോടു കൂടി ചെയ്തതാണോ എന്ന് അംഗീകരിക്കേണ്ടി വരും എന്നാണ് ജായിതായ കാര്യം ഉണ്ടാവുമല്ലോ അതാ വാമ്മാലം ജരിത് നിസ്വൻ ഫി തഹരീമിഹി വരാ തഹരീരിഹി ഹറാമാകുന്ന വിഷയത്തിൽ നെസ്സില്ല ഹലാലാണെന്നുള്ള പ്രത്യേക നെസ്സുമില്ല എന്നാ പൈം ഫാലഹൂബി നീയത്തിൽ കുറുമ്പത്തി അത് പ്രത്യേക കുറുമ്പത്താണ് എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണെങ്കിൽ ഇപ്പം അതും വിദേഹത്താണ് കാരണം കുറുമ്പത്തല്ലാത്തതിനെ കുറുമ്പത്താണ് നീതി പറഞ്ഞല്ലോ കുറുബത്ത് ഇന്നതാണ് കുറുമ്പത്ത് അള്ളാഹിനെ കൊണ്ട് അടുപ്പിക്കുന്ന കുറുബത്ത് ഇന്നതാണെന്നുണ്ടല്ലോ അതുതന്നെ അതുകൊണ്ട് ഇതിന്റെ ഹക്കാമ ശരീരത്തിൽ ശരീരത്തിന്റെ ഹക്കാമിനാണ് അവിടെ ഭേദഗതിയായത് കുറുമ്പത്തല്ലാത്തതിനെ കുറുമ്പത്ത് കരുതാതിച്ച് ഫീലിൽ കൂടിയല്ലാത്ത മിന്നൈ തിന്നോ ഉപയോഗം നിലക്കല്ല ഇനി പൈം റാഹത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്തു നോക്കാം നഫ്സിന്റെ തിവരെ പണിയിലെല്ലാം മെനക്കെട്ടിട്ട് ഒരു ഒരു മടുത്തു അപ്പൊ ഞങ്ങൾ എന്താക്കും ലേസോ ഒരു ഐസ്ക്രീം കുടിച്ചാളിയാന്നോ ഐസ്ക്രീം കുടിച്ചാല് നമുക്ക് നമുക്ക് ഇതാ നോക്കാനും പിന്നെ ഇപ്പത്തിൽ പണ്ടിപ്പരിപ്പല്ലോ തിന്നലില്ലല്ലോ മനസ്സിനൊരു ഉന്മേഷം കിട്ടാൻ അങ്ങനെ ചെയ്താലോ അവർ നല്ല നീയത്തായതിന്റെ വകയിൽ അത്ര മോശപ്പെട്ടാൽ വിദാക്കായ പണിയൊന്നും പറയാനില്ല ആ ഒരു ജൽബല്ലി ഹാലിൻ അല്ലെങ്കിൽ ഒരു ഹാലിനെ വിളിച്ചുകൊണ്ടിരാൻ വേണ്ടി കാമേനെ കുടിച്ചിട്ടുണ്ടാക്കുന്ന നല്ല ഉന്മേഷം ഉണ്ടാക്കും ദിക്കിന് ഉറക്കെല്ലാം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇതായി മറവിൻ അസാബഹു അല്ലെങ്കിൽ ഇന്ദിപന്റെ ഇവന്റെ രോഗം ഇതേത് മറവായിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ രോഗമല്ല നമ്മുടെ ഈ വിഷയത്തിലുള്ള എനിക്ക് മുതലിനോട് ആർത്തി കൂടിപ്പോയി അല്ലെ ഹെൽസ് കൂടിപ്പോയി അല്ലെ കുഞ്ഞാവിനോട് കൂടി സ്ഥാനമായോട് കൂടി അങ്ങനെയാണ് എന്തെങ്കിലും രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാൽ പറഞ്ഞു മത്തുലൂബ് അത് തിരക്കടൊന്നുമില്ല മത്തുലൂബ് തന്നെ ഒരു നല്ല നീയത്ത് കാരണത്താലേ ജവാസായ കാര്യം എന്താക്കും വിവാദത്തിന്റെ ഇനങ്ങളിലേക്ക് ചേർക്കാം അതാണ് തെളിവ് തക്കത് സുഹിലൻ ജുനീദ് റമിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു സമാനെ കുറിച്ച് ജസീരയിലുണ്ടല്ലോ വക്കാല ഉപ്പറന്ത വന്ന് കൂല്ലമാബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ജമ്മ ചെയ്യുന്ന കാര്യം ഉണ്ടാക്കുക മുബാഹാണ് തഹരീമിന്റെ സുവരാത്ത കാലത്തോളം അള്ളാഹ് ഇതിലാക്കണല്ലോ ഇയാളെ തീർന്നു ഇനി ബൈത്തിലെന്നുണ്ട് മുന്തിക്കലും പിന്തിക്കലുണ്ടെന്നാ പറയും തിരിച്ചു വായിക്കണോ അപ്പോ മാന്റെ മൗസൂല അതിന്റെ സ്ഥിരേത യംനഹു അല്ലേ മൗസൂല സ്ഥിരന്റെ അടിയിലാണ് എന്ത് കുടിക്കുന്നത് ഫി ഓമി എന്ന കരിമത്തെ അടച്ചു കൊട്ടുപോയത് ബൈത്തുൻ ആലിമി ബീലുള്ള ബൈറ്റ് പീ തക്കദീമൻ തൈഹീറുൻ അതൊരു മുന്തലും പിന്തലും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മാന്റെ മധുഹൂലാണ് ഇത് ഉന്നസിന്റെ ഇടയിലാണ് ഫി ഉമമി ചെറിയ കടന്നുകൂടിയത് അതെന്നെ ഓർമ്മില്ല എന്നാണ് മക്കളെ പദ്യം നേരെ വെച്ചാൽ കിട്ടുന്നത് ഫീലു ഹൂവന്റെ നമീർ ഉണ്ടാക്കുമ്പോൾ ആളുകളാക്കി ഫിയലുൽ ഫീരി മാ യംന ഉന്നസ്വഫി ഉമമിശ്രി ബിരയ്യുൻ الشرع بدعي ഫിയലും ബിദഅയ്യൻ അല്ലാഹു അഅലം ഇനി പറയട്ടെ മൈക്രോ യഹ്യ وإن تشيخ بغير إذن من شيخه باء بكل غبني وإن تشيخ ഒരാൾ ഷെയ്ഖായിട്ട് നടിച്ചു എന്നിട്ട് വന്നു ഞാൻ ഷെയ്ഖാന്ന് പറഞ്ഞു എങ്ങനെ ബിഗൈരി ഇതിനും മീൻ ഷെയ്ഖി ഓണിക്ക് തെരീക്കത്ത് കൊടുത്ത ഒരു ഷെയ്ഖ് ഉണ്ടാവുമല്ലോ ആ ഷെയ്ഖിന്റെ സമ്മതം കിട്ടാതെ കണ്ടു പണ്ടിരുന്നിട്ട് കാലത്തിയാ മതി എന്ന് പറഞ്ഞ പോലെ ചോദ്യമോ എന്നാൽ ബാ അവൻ മടങ്ങിയത് വിക്കുല്ല റാബനിൽ വലിയ ഒരു നഷ്ടക്കച്ചവടം വെച്ചാൽ മടങ്ങിയത് അനുവാദം കിട്ടാതെ കണ്ട് എന്നെ തന്നപ്പോ ശ്രമിച്ചില്ലാതെ പണിയായി അപ്പൊ അതിന് മകത്തുണ്ടാവില്ല പണിക്ക് നിന്ന് മതത്തില്ലാതെ കണ്ടുണ്ടാവും നഷ്ടം അന്ന് ഓർഡർ വന്നെങ്കിലല്ലേ മേൽക്കുന്ന ഫുൾ കാത്തു കിട്ടുള്ളൂ എടുക്കുന്ന പണി ഇവിടെ ഉണ്ടാവുമല്ല പണി പണിയിട്ടാണ് ഉണ്ടാവും നമ്മ ഉദ്ദേശിക്കുന്ന ഫുതുഹാത്ത് ഉണ്ടാവില്ല ഉൽത്തു അൽ ഫീറു ഇതാ തസയ്യഹ അയാളെ ഷെയ്ഖായിട്ട് വന്ന് ഐ സയ്യറ നഫ്സഹു ഷെയ്ഖൻ എന്നർത്ഥം അത് സ്വന്തം തലയിൽ ഷെയ്ഖാക്കി വക്കദ്ദമതി മർത്തബത്ത് ഷെയ്ഖൂഹത്തി ഷെയ്ഖാവാനുള്ള മർത്തബയിലേക്ക് അയാൾ മുൻക് ഒരുങ്ങി തയ്യാറായിട്ട് വന്ന് എങ്ങനെ മിൻ വായിൽ ഇതിന് മിൻ ഷെയ്ഖി അവന്റെ ഷെയ്ഖിന്റെ പക്കൽ സമ്മതം കിട്ടുന്നതിന് മുമ്പായിട്ട് ഓർ കൊടുത്തു എന്നിട്ട് പേരിയും പെരുമിലൊക്കെ വെച്ചിട്ട് കൊടുക്കും എന്നാൽ ആ ചങ്ങായി മടങ്ങിയത് റജഅ ബികുല്ല എല്ലാ നഷ്ടവും എല്ലാ ഹസാറത്തുമായി മടങ്ങി വന്നിരിക്കുന്നു നിനക്കെടുത്ത പണിക്ക് വരെ ഉണ്ടാവില്ല കുറെ അമൽ ചെയ്യാന്നല്ലാണ്ട് അവനോട് ഉദ്ദേശിക്കുമ്പോന്നിരിക്കും ഒരു ഫലസിദ്ധി ഉണ്ടാവും ഇത് കാരണം ലൗറാഹു ഷെയ്ഖുഹു അഹിലല്ല ഇവനെ ഷെയ്ഖാകാൻ വേണ്ടിയിട്ട് ആ മസീഹത്തിന് വേണ്ടിയിട്ട് അഹില മർത്തവക്ക് അഹിലായിട്ട് ആദ്യം നിന്ന് കണ്ടിരുന്നുവെങ്കിൽ അക്കർദ്ദമഹൂല ഷെയ്ഖ് തന്നെ അവനെന്താക്കും മുന്തിക്കുമായിരുന്നേരെ അപ്പൊ ഷെയ്ഖ് അനുവാദം കൊടുക്കാതുണ്ട് വെച്ചത് ഇവർക്ക് അർഹതയില്ല എന്നതുകൊണ്ടാണല്ലോ അതർത്ഥു ഇനി ഈ ബൈത്തിൽ പറയാത്ത വേറെ വസ്തുതയെ പറയും ആദ്യ ശേഖനെ തുടർന്ന് ഇവര് മറ്റൊരു ശേഖരയിലേക്ക് പോകാൻ പറ്റുമോ അത് ബൈക്കിലില്ല ബൈത്തിൽ അനുവാദം കിട്ടാതെ കണ്ട് ഷെയ്ഖാകാൻ പറ്റുന്ന ചർച്ചയുള്ളൂ അല്ലെങ്കിൽ ഒരു മിത്തമായ മസാല പറയും വമ്മന്തിക്കാലുഹോ അൻഹു ഇലാ കൈരി ഇനി സ്വന്തം ശേഖരിയും വിട്ടിട്ട് വേറൊരാളിലേക്ക് ഇതൊക്കെ നീങ്ങുന്നു എന്നാ ബഹു ആക്കുംബാഹു അത് മുമ്പ് പറഞ്ഞേക്കാണ് കഷ്ടം മുമ്പ് പറഞ്ഞത് സ്വന്തം ശേഖാല ഇപ്പൊ ശേഖര് ചൈഞ്ചാക്കിലാണ് അത് ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ മോശമായിപ്പോയി വലിയ ഹസാറത്താണ് എന്തുകൊണ്ട് വഹു ഇഫ്സാബിൽ ബഹറത്തിൽ ഇറാദ ഇറാദത്താകുന്ന വിത്തിന് കേടുവന്നു ഇതിനാണ് അപ്പൊ ഇറാദത്തിന് ഓട്ടം വന്നിട്ടുണ്ട് ഇറാദത്തിന് വിത്താണ് ആ വിത്തിനെന്താക്കും ശൈഖ് വെള്ളം നനച്ച് പോറ്റി വളർത്തി വളർത്തി വളർത്തി ഇങ്ങനെ ചെടിയാക്കിയിട്ടാണ് അതിന് കഴിപ്പിക്കുന്നു ആ വിത്തിന് ഘട്ടം കേട്ടം വെക്കുന്നു ചാടിക്കളഞ്ഞു എന്താണ് നടക്കുന്നത് ശൈഖമാണല്ലോ നടക്കുന്നത് ആദത്തിന് ഫസാദ് ഉണ്ടായിട്ടാണോ എന്നാ പിന്നെ അത് രാജിവെക്കൽ ഉജൂബാണല്ലോ അയത്തില്ലെങ്കിൽ ആ ആലിപ്പം വല്ലേക്ക് പോകണം അല്ലെങ്കിൽ ഈ വഫാത്താമ ശേഷം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും നീ ഒന്നിക്ക് എന്റെ ഹലീഫന്മാരോട് പേ ചെയ്തോന്നോ ഇല്ല നീക്ക് വേറൊന്നും വേണ്ടി തന്നെ നിന്നോ ഇന്നോ ശേഷം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ ഞാൻ രണ്ട് രണ്ടും രണ്ട് ശേഷ് ഇജാസ് കൊടുത്താൽ നടത്താല ശേഷ് നമ്മളും കൊടുത്താൽ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് അവാദിക്കുന്നുണ്ട് നമ്മയിൽ ഒതുക്കിയിരിക്കുക കറുത്തയിട്ട മണ്ണം കൊണ്ട് ഈ വരും ശൈഖനെ മാറ്റാൻ പാടില്ല ഇന്ത്യക്കാൽ അക്ബഹാണെന്ന് പറഞ്ഞില്ലേ അത് ഈ ഹക്കി ശൈഖി തറബിയത്തി തറബിയത്തിന്റെ ശൈഖന പറഞ്ഞു വമ്മ കൈറോ തറബിയത്തിന്റെ ശൈഖല്ലാത്താക്കോ പല എന്നൂറുകൾ ഇന്ത്യക്കാലും അതിനെയും പൊട്ട് പോക്കൊരു നിറവുമില്ല എന്തുകൊണ്ട് ഇതിൽ മറിയലും ഒരു രോഗിയെടുക്ക് ഇതാലം നിഷ്ഫല എതി തബീബിൻ ഒരു ഡോക്ടർ വെക്കുന്ന ചികിത്സക്കാർക്ക് ഫലം കണ്ടില്ലാണെങ്കിൽ ഇന്തൊക്കെ വേറൊരാൾക്ക് പോകുന്നതിന് കുഴപ്പമില്ലല്ല അതായത് അഡ്മിറ്റ് ചെയ്തിട്ട് അയാളെ കൺട്രോളിൽ തന്നെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ചാടിപ്പോക്ക് സമ്മതില്ലാണ്ട് പോകാൻ പാടില്ല അപ്പൊ കേസാവും വൻ അസലുല്ലതി കസദുൽ മഷായഫ് ലിൽമുരീരീന ഹിർക്കത്തുൽ ഇറാദത്തി അശേഷന്മാർ അസലാക്കി വെച്ചത് ഏതാണ് ഹിർക്കത്തുൽ ഇറാദത്താണ് وخرقة التبرك تشبه بخرقة الإرادة تشبه ഇറാദത്തായിരിക്കും അതിൽ മുരീദിൽ ഹക്കീക്കിയായ മുരീദിന വഖിർക്കത്ത് തബറുക്ക് അതിൽ മുത്തശബിഹിന വമൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ് وصف الخلقة أن الطالب الصادق إذا دخل في صحبة الشيخ وسلم نفسه وصار كالولد ഇതങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പറയുന്നുണ്ട് ചെറുക്കത് തബറുക്ക് എന്താക്ക അത് ആരെ വെക്കുന്നു മബുദൂല് എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എത്ര വലിയാണായാലും എന്തേ കൊടുക്കുള്ളൂ തവറ് കൊണ്ടേ തുടങ്ങുള്ളൂ അതിന്റെ കഥയും എനിക്ക് പറഞ്ഞിട്ടുണ്ടോ മെറ്റുകാരനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടേ പോയിട്ടില്ല ആദ്യം തന്നെ കൊടുത്തിട്ട് കിട്ടൂല അല്ലൂന്ന് അത് ഇന്ത്യക്കാരെല്ലാം എതുക്കുറുഹൻ നാദിമു അത് ബൈത്തിൽ പറയാത്ത ചർച്ച ഞാൻ കൂട്ടി പറഞ്ഞാന്ന് അർത്ഥം ബൈത്തിൽ എന്തേ ഉള്ളൂ മറ്റേലുള്ളൂ ഏത് ഇന്ത്യക്കാരുടെ മസാല മുമ്പെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പല ജില്ല എന്താക്കണം ഉടനെ അവർ ഒഴിവാക്കിച്ച് മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന നേരങ്ങളെ പാടില്ലെന്നല്ലേ പറഞ്ഞു സുമ്മക്കാല وهي على الطريق كالقواطع فهذه ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന കുറെ കാര്യങ്ങളുണ്ട് ശിബുഹ ഇതിന് തുല്യമായ വേറെ കാര്യങ്ങളും മവാലിയു ഇതെല്ലാം വഴി തടയുന്ന മാനികളാണ് ഹക്കീകത്തിന്റെ വർത്തവയിലേക്ക് എത്തന്നെ തൊട്ട് അത്ര പോകുമ്പോ കൊള്ളസംഘമാണ് ഹിന്ദുലാന്നിട്ട് പിടിച്ചു നിർത്തിയാൽ ധരിക്കും അതുപോലെയാണ് هل هي إلا علل في الفقر جعل لها كل جليد سقري هل هي ഈ പറയപ്പെട്ട കാര്യങ്ങൾ അല്ലയോ ഇല്ല ഇലലുൻ ഫിൽ ഫഖറി ഇവന്റെ ഫഖർ എന്ന ആ വസ്തുണ്ടല്ലോ സാമ്പത്തിക ഫഖറല്ലല്ലോ ഉദ്ദേശിക്കുന്നു ആ ഫഖർ എന്ന വസ്തുവിന് ഇതൊക്കെ ഇല്ലത്തുകളാണ് ഇതൊക്കെ ഓരോ കോട്ടങ്ങളാണ് അതുകൊണ്ട് എന്ത് വേണം ജാലതഹ ഈ ഇരലുകളോട് പദവരുതണം ആര് കുല്ലു ജലീദിൻ സക്കരീൻ ധീരന്മാരായ മനക്കിരുത്തുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് ഇതിനോട് പടവൃതിയാണ് വേണ്ടത് പുലർത്തുക അല്ല വേണ്ടത് ഇതിനോട് പടപുരതിച്ച് മുന്നേറുകയാണ് വേണ്ടത് എന്ന് അപ്പുറം പറയും അപ്പൊ ഹാദി ഹിയ ഇഷാറത്തുണ്ടല്ലോ അൽ ഇഷാറത്തു തറൂതു ഇലാ കുല്ലിമാ തദ്ദമഹോ മിനൽ ഫസുൽ അഞ്ചാമത്തെ ഫസൽ മുതൽ മൂപ്പർ ഇതുവരെ പറഞ്ഞു വന്ന ഒരേ കാര്യങ്ങൾ എണ്ണി അതേക്കാണ് ഹിയ എന്ന് പറഞ്ഞത് മുഴുവൻ അല്ലെങ്കിൽ ഹാദിഹി ഇലാഹുന ഇവിടം വരെ അതിനാൽ നീ മസാവി മുത്തഫക്കിറത്തിൽ വക്കത്തി മൂപ്പറ കാലത്ത് ഫക്കീർ കോലം കെട്ടി നടക്കുന്ന ആളുകളുടെ കുറെ പോരായ്മകളാണ് എണ്ണിയുള്ളത് എല്ലാ കാലത്തേക്കൊന്നും പതിക്കുന്നതിന് മൂപ്പരാടി കുത്തിയല്ല എന്നാണ് അക്കാലത്തല്ല തഫക്കീറത്തിനെ പറ്റി അഴി എന്ന് വെച്ചാൽ അന്നനാദിയിൽ മൂറല്ലത്തി കദ്ദംന നാം മുമ്പ് ഇതുവരെ എണ്ണി പറഞ്ഞ കാര്യങ്ങളും വശിബിഹ അതിന് തുല്യമായ വേറെ പഴയ കാര്യങ്ങൾ പറയാത്തത് ഇതൊക്കെ നമ്മളെ അൽ കൗമിന്റെ തെരീക്ക് ഇതെല്ലാം ഓരോ പ്രതിബന്ധങ്ങളാണ് തടസ്സങ്ങളാകുന്നു ഒരു മുരീദ് അവന്റെ മക്കസോദിലേക്ക് എത്തലിനെ തൊട്ട് ഈ തരം കാര്യങ്ങളെല്ലാം തടഞ്ഞു നിർത്തിക്കളി ഇത് ഒന്നാമത്തെ കഷ്ടം രണ്ടാമത്തെ വഹിയാല തരീഖ് കൽ കവാത്തി വഹിയ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അല തരീഖി തസൌഫി തസൌഫിന്റെ തരീക്കത്തിൽ കല്ലുസൂസി വൽകുത്തായ് കള്ളന്മാർ കൊള്ളക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ മാറി യാത്ര പോകുന്ന സ്ഥലത്ത് കള്ളന്മാരും കൊള്ളക്കാരൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയാൽ എന്തായിരിക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ മാഹിയ ഇനി അടുത്ത വരി അൽഹിയ ഇല്ല ഇലലും ഫിൽ ഫക്കിനാനെ പറയും വമാഹിയ ഇവൻ ഇല്ല ഇവരും ഫീ തരീഖിൽ ഫക്കർ ഫക്കറിന്റെ തരീക്കിൽ ഇതൊക്കെ ഓരോ ന്യൂനതകളല്ലാത്ത മറ്റൊന്നുമല്ലല്ലോ അതുകൊണ്ട് ജാലദഹ എന്ന് വന്ന ഐ ജാഹദഹ പമൻജാഹദഹ ആരാണോ അതിനോട് മത്സരിച്ച് പടപൊരുതിയത് നഫഹുബക്കരി അവൻ സക്കറിന്റെ മാതിരിയാണ് സക്കർ എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്ന കിളിക്കല്ലേ പറയല് സക്കർ രാജകളി എന്നു പറയല് ഈ ശേഷ സാഹിത്യം കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ കണക്കത്ത് ജീവി ഏതാക്കുക ഇതിനെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചിട്ട് വേറെ പക്ഷികളെ വേട്ടയിടാൻ വേണ്ടി വിടും അല്ല രാജകളീനെ പറ്റി പറയുന്നു സക്ക് അപ്പൊ മറ്റുള്ള എല്ലാ തടസ്സങ്ങളെയും വെട്ടി നീക്കിയിട്ട് ഇത് വലിയ ധീരത കാട്ടുന്ന ജീവിയാതുകൊണ്ട് ഈ പടം വരുത്തുന്ന മനുഷ്യനെന്താക്കി സക്കോ അനാബാസുൽ നീസായി നിലവിറ്റു അതിൽ ബാധിക്കും എന്ത് വിഷയത്തിൽ മനക്കരുത്തിന്റെയും ധീരതയുടെയും വിഷയത്തിൽ ഇവിടെ ജാലത എന്ന് പറയുമ്പോൾ അതിന് മസ്തറുണ്ട് മുജാലത ജാലത ഇജാദ് മുജാലതത്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഹിയ അൽ മുലാറബത്ത് ബിസുയൂ വാള് കൊണ്ട് പറയില്ല ജാലത എന്ന് പേര് ഇവിടെ ശരിക്കും വന്ന വാള് കൊണ്ടുള്ള വെട്ടില്ല മണക്കെടുത്ത് കൊണ്ടുള്ള പടപൊരുത്തലാണ് ഇവിടെ നടക്കുന്നത് ജിഹാദുൻ നഫ്സല്ലേ ഉള്ളത് അപ്പൊ വർറജുലു ജലീദു എന്ന് പറഞ്ഞു ജാലത കുല്ലു ജലീദ് എന്ന് പറഞ്ഞില്ലേ എന്താ ജലീദ് അസബ്ബാർ യുദ്ധക്കളത്തിൽ നല്ല ക്ഷമയോടുകൂടി പിടിച്ചെടുക്കാൻ കഴിയുന്നാക്കെന്ന് പറയും ജലീദ് എന്ന് പറയും അപ്പൊ ജാലദഹ പുല്ലു ജലീദിൻ എന്ന് പറയുന്ന അർത്ഥം നല്ല ധീരതയും നല്ല മനക്കരുത്തും സ്ഥൈര്യവുമുള്ള ഒരു വ്യക്തി ഉണ്ടാക്കണം ഇതിനോട് പടപുരുതി ജയിക്കുകയാണ് വേണ്ടത് തോറ്റിട്ട് കീഴടങ്ങല്ല വേണ്ടത് അവനാരായി സക്കറ ഐ ജാലത ഹാദിയിൽ ഇലന നല്ല ക്ഷമയുള്ള ആളുകൾ അങ്ങനെയുള്ള ആള് യഫൂസ് ബിൽ ഖൈറുൽ ജസീം മേത്തരം ഖൈറായ കാര്യങ്ങളെ കൊണ്ട് അവൻ വിജയിയായി മാറിയിരിക്കുന്നു സുമകാല ثم حتى إذا جد لها صاريعا لم يتوكع بعدها وقيعا അങ്ങനെ ഈ തടസ്സങ്ങളോടെല്ലാം പടപുരുതി ഹത്ത ഇതാ ജദ്ദലഹ ജദ്ദല ജദ്ദല എന്ന് പറഞ്ഞാൽ ചന്തിയുത്ത അവനെ അടി അട തള്ളിയിട്ട് കളഞ്ഞു സമരം ചെയ്തിട്ടെന്താക്കി അവനാ വന്നിട്ട് ഇങ്ങോട്ട് വീണു ഹാ എന്ന് പറഞ്ഞ ഇതിനെ ഈ തടസ്സങ്ങളെ മവാദികളെല്ലാം എന്താക്കി അപ്പൊ തള്ളിയിട്ടു സരിയത്തൻ ബോധം കിട്ടു കിടക്കാൻ അതിനെ കൊത്തിയിൽ എന്നെല്ലാം ജത്തവാക്കും വാദഹാവാക്കി പിന്നെ ലാഭത്തിനെയും കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല ഞങ്ങളുടെ മുന്നേറുക തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞാല് പിന്നെ അവർക്ക് കുറിക്കാനില്ല തജിദിയിൽ ജദ്ദല ഇത് തജിദിയിൽ സിറാവുന പടം എഴുതിയിട്ട് ഒരാളെ തള്ളിയിടല്ലെന്ന് സിറാ ഇസ്കാത്തു ഉന്തിയിട്ടിടലി ഞാനി അന്നൽ ഫക്കീറ ഇതാ കളബ നഫ്സഹു ഒരു ഫക്കീർ നഫ്സിനോട് റാലിബായിട്ട് വജാഹദ നഫ്സിനോട് മുജാഹദീൻ ചെയ്ത് ഹത്ത കളബഹ വസറഹ വക്കത്തിലഹ കത്തലഹ നഫ്സിനോട് റാലിബായി അതിനെ പിടികൂടി തള്ളിയിട്ടിട്ട് അതിനെ കൊല ചെയ്തു കൊല ചെയ്ത എല്ലാ തടസ്സവും പോയല്ല എന്നാൽ ആമിന ഹീനൈദി മിൻ ഖവായിദിഹ നഫ്സിന്റെ എല്ലാ ചതികളെ തൊട്ടും അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു വലം ബാധതാലിക്ക വക്കീയത്തൻ ഇതിന് ശേഷം ഒരാപത്തിന് അവൻ പേടിക്കേണ്ടതില്ല ഒരു ഫിത്തിനെയും അൽബത്ത വബില്ലാഹി തൗഫീഖ് ثم قال പറയുന്നു يا صاحل يفتينك الزمان فها لديك الشرح والبيان يا صاحي എന്റെ കൂട്ടുകാരാ ലാ യഫ്സിനക സമാനു ഈ സമാൻ നിന്നെ ഫിത്തിനാക്കാതിരിക്കട്ടെ ഈ സമാനിൽ പലതും കാണും പല സേഫും പല രചിക്കത്തും പല കോലങ്ങളും കാണും അതുകൊണ്ട് നീ ഫസാദി കുടുങ്ങിപ്പോണ്ട എന്തുകൊണ്ട് ഫഹ നീ മുറുകെ പിടിച്ചോ ലതൈക്ക ഷറഹുൽ ബയാ നിങ്ങളുടെ കഥ വിശ വ്യാഖ്യാനവും ഷറഹടങ്ങുന്ന വിശദീകരണം ആയുധ കിതാബിൽ കൂടി തന്നിട്ടുണ്ട് ഇത് കൈമുതലാക്കി വെക്കുമ്പോ നീ വേറെ ചതി പോയി കൊടുക്കണ്ട എന്നിട്ട് ആദ്യം ഓതുന്നു കൊടുത്തു ലമ്മ നസഹക്ക വഹദറക്ക മൂപ്പർ നിനക്ക് ഉപദേശം നൽകി താക്കീത് നൽകി കാലലക്ക നിന്നോട് പറയുന്നു യാ സാഹിബി എന്റെ കൂട്ടുകാരാ ലായത്തിനക്ക സമാനു അഹരുഹു ഈ സമാനും ഈ സമാനിൽ നടക്കുന്ന ഓരോ അഹരുകാരൻ നിന്നെ പ്രസാദാക്കാതിരിക്കട്ടെ ബിദിനാക്കാതിരിക്കട്ടെ ആമീൻ ഫക്കത് ഷറഹത്തുലക്ക് അഹ്വാലന്നാസ് ജനങ്ങളുടെ അഹ്വാലിനെ സംബന്ധിച്ച് എന്താക്കി നല്ലതും ബോർദിച്ച് മനസ്സിലാക്കി തന്നല്ലോ നല്ല പാർട്ടിന്റെ അഹ്വാലുകൾ പറഞ്ഞു ചീത്തയായ പാർട്ടിയെ മനസ്സിലാക്കാനും തെളിവുകളും പറഞ്ഞപ്പോ നല്ല ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ അകക്കാഴ്ചയോടുകൂടി നിന്നെ ആക്കി വെച്ചിട്ടതാണ് ആ ബൈനത്ത് മുഖേന നിനക്കറിയാം ആ സാധിക്ക വൽക്കാതിബ് സാധിക്കാത് കാതിബാരെന്ന് വെറുതെ ഇരിക്കാനുള്ള മാനദണ്ഡം നിനക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് പലാത്തകത്തർക്കുലകമം വാലാക്ക നിന്നോട് അടുത്ത് പെരുമാറിയാളെ നിന്നെ തിന്നീർക്കാതിരിക്കട്ടെ എന്നാ പറയുന്നു നിന്നെ അടുത്ത് പെരുമാറുന്നാൾ എന്താക്കും നിന്നെ തിന്നുകളിയും എന്നുവെച്ചാൽ നിന്നെ കളിയും ആ ചുറ്റുപാട് നിനക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നീ വഞ്ചിനാണ്ടാകാം ശരിക്കില്ല മുത്താൻ പാടിയിൽ ചെവിയുന്നെന്ന് പറയില്ലേ ഇപ്പൊ ആ എന്ന് പറഞ്ഞാൽ കാക്കണ്ട അപ്പൊ അതെന്താക്കി നന്ന് അംഗീകരിക്കണ്ട എന്ന് അതിലേക്ക് എത്തി അല്ലെ കൂടുതൽ നമ്പിയിട്ട് വല്ലാതെ തനിക്കറ്റല്ലേ ഇപ്പൊ അല്ലോ അങ്ങനെയും വേണ്ട വല തുസി എന്ന തുസി എന്നല്ലോ കൊണ്ടു അല്ലെ നെയ്യം അസാ അസായി തുസി അല്ല തുസി എന്ന നീ നന്നു വടക്കാക്കാനും പാടില്ല ഹാത്താ ദസന്ത ബാബർ റഹമ്മത്തി റഹമ്മത്തി മൗലാക്ക ഹത്താ തസുദ്ധ ബാബിർ ബാബർ റഹ്മത്തി മൗലാക്ക ആ അങ്ങനെ പറ ഹത്താ തസുദ്ധ ബാബ റഹ്മത്തി മൗലാക്കാനല്ലേ ഉള്ളൂ നിന്റെ യജമാനനായ റബ്ബിന്റെ വാതിൽ റഹ്മത്തിന്റെ വാതിൽ അടക്കുന്ന തരത്തിൽ നിന്ന് ചീറ്റാക്കാനും കാരണം എല്ലാവരും കണ്ണത് ഒറ്റ ശേഷമില്ല എന്ന് പറഞ്ഞിരുന്നാക്കി റഹ്മത്തിന്റെ വാതിൽ അടക്കിടുമായില്ലേ ആ രീതിയിലേക്ക് എത്തിക്കാനും പാടില്ല എല്ലാ ഷെയ്ഹാക്കി വാരിപ്പെടുന്ന ചുറ്റുപാട് അത് ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ നീ വിശ്വസിച്ചാൾ ഉണ്ടാക്കുന്നതിനകത്ത് തീർത്തളി അപ്പൊ കോഴിക്കളം അഞ്ചത്തും വേണ്ട കളരിക്ക് പുറത്തും വേണ്ട ഇഫ്രാത്തും വേണ്ട റഫീസും വേണ്ട കണ്ണാളെല്ലാം ചെയ്താക്കി എന്താക്കി ഹത്താ യോക്കതൊക്കെ മമ്പാലാക്കി പിന്നെ ഒരു എല്ലാ പോറ്റക്കാറിൽ നിന്നും തീരുമാനിച്ചു കഴിഞ്ഞാലോ റഹ്മത്തിന്റെ ഭാഗം അടക്കില്ലാവില്ല തുസീറിനും വന്നില്ലേ അതും പറ്റൂല മുഹബത്തക്ക വൈദ്യതാരിക സമയം രണ്ടിന്റെ അടക്കാണ് ഹക്കുള്ളത് അപ്പൊ ഇഫ്രാത്തും വേണ്ട റഫീത്തും വേണ്ട വന്നാഹു ആലം അതുമ്മക്കാലം തുമ്മക്കാലം هذه كابات يونس الموانية ഈ പറയുന്നത് والحق لا يعرف بالرجال والعين لا تصلح بالمحال അവിടെ ഹക്ക് എന്നുള്ളത് റിജാലിനെ കൊണ്ട് അറിയേണ്ടതല്ല ഹക്ക് എപ്പോഴും ഹക്കാണ് ആ ഹക്ക് അംഗീകരിക്കുന്ന ആൾ ഇജാലായി എന്നല്ലാണ്ട് ഇജാലിനെ കൊണ്ട് ഹക്കറിയാന്ന് പറഞ്ഞാൽ ഇന്ന ഇന്നാള് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഹക്കാണ് എന്ന് കണക്കാക്കാൻ പറ്റൂല പണ്ട് ബോഡി ഒരു എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ആളെല്ലാം വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കണം അങ്ങനെയല്ല വലിയ ആളായത് വീട് വിരിക്കാത്തോണ്ടാണ് ഹക്ക് എന്നുള്ളത് വ്യക്തിയെ കൊണ്ട് ഹക്ക് തീരുമാനിക്കലല്ല ഒരു റിജാല് ആകുന്നത് ഹക്കിനെ അംഗീകരിച്ച വകയിലാന്ന് വെക്കണോ തിരിച്ചു വെക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണ് വലിയ ആളെ ചെയ്താൽ നല്ല കാര്യം പാലാക്കന്മാർ വൈകി ചെയ്യുന്നുണ്ടല്ലാണ്ട് വൈകി വരുത്തുന്നല്ലാണ് അതൊഴിവില്ല എന്ന് പറഞ്ഞ അർത്ഥം അപ്പുറം പറയുന്നുണ്ട് അല്ല ഹാദ ഇത് രണ്ടെണ്ണം അല്ല ഹാദ മസരും മഷുഹൂറും ഇത് മഷുഹൂറായ ഉപമയാണ് എന്ത് അന്നൽ ഹക്കലായുറഫിജാൽ ബലിജാൽ യുറഫൂന ബിൽ ഹക്ക് എന്നാ അങ്ങനെ മസലും മഷൂറുണ്ട് പലതും ശരിയായ മുരീദ് എന്ന് പറഞ്ഞാൽ എന്താ ഷെയ്ഖിനെ കൊണ്ട് പൊങ്ങച്ചെന്നടിക്കുന്ന ആളല്ല ഷെയ്ഖ് മുരീദിനെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന ആളെന്ന് പറഞ്ഞിട്ടല്ല ഒരാൾ ഷാദിക്കായ മുരീദാണ് ലാ ഷെയ്ഖിനെ കൊണ്ട് ബഹർ പറയലല്ല എന്താക്കല് ഷെയ്ഖ് മുരീദിനെ കൊണ്ട് എന്താക്കണം എനിക്ക് ഇന്നാളെ എനിക്ക് ശിഷ്യനാച്ച് കിട്ടിയില്ലേ അത് ഷെയ്ഖിനല്ല അഭിമാനം ഉണ്ടാവണം എന്നാ സാധിക്കാൻ മതിയിലായി എന്നിട്ട് ഷെയ്ഖിന്റെ പോർച്ചയും പറഞ്ഞിട്ട് മുരീദിന്റെ പോർച്ചയും കൊണ്ട് ചോദിക്കുന്ന ആള് സാധിക്കാൻ മുരീതല്ല എന്നാണ് അങ്ങനെ മക്കളുണ്ട് അതിൽപ്പെട്ടൊരു മക്കളായി ഇയാള് ഷെയ്ഖ് ഇയാള് മുരീദ് ഇയാള് സാക്ഷിയല്ല ബലി തിജാല് യൂറഫോയ ബിൽ ഹക്ക് എന്നാണ് ഹക്ക് അറിഞ്ഞിട്ട് എന്താക്കാൻ ഇജാലിന് പേര് ഇങ്ങോട്ടായിട്ടുണ്ട് എന്നാണ് അപ്പൊ അസുരേതായി ഹക്ക് ഹക്കായിട്ടുന്നു ഐ ബിത്തിബായ് അറിയിൽ ഹക്കിനെ അറിയെന്ന് പറഞ്ഞാൽ ഇത്തിബാളിനെ ഹക്ക ഉദ്ദേശിക്കുന്നു എന്നല്ലാണ്ട് ഹക്കിന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാള് നല്ലടക്കൊള്ളുന്നില്ലല്ല ഒരാൾ അറിയുന്നു ഇസ്ലാം ഹക്കാണ് എന്ന് അറിഞ്ഞ് മുസ്ലിം ആയിട്ടുമില്ല എന്നല്ല അയാൾ ഹക്കിന്റെ അളവോ ആവില്ല ഫമൻ അറഫൽ ഹക്ക ബിജാലി ദിജാലി മുഖേന ഹക്ക് മനസ്സിലാക്കുന്നു ഏതുപോലെ തന്നെ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം നോക്കിയിട്ട് ഇസ്ലാമിനെ വിലയിരുത്തി വെക്കട്ടെ അബദ്ധം പറ്റുമല്ല നാല് കട്ടൽ നാൽപ്പത് കട്ടൽ ഇ എം എസിന്റെ മോളക്കെട്ടിലല്ലേ ഇപ്പൊ ശരിയത്ത് മുസ്ലിമുകളെ ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ലോറിപ്പുറത്ത് കയറി പോയില്ലേ നാലും കൊട്ട് നാൽപ്പതും കൊട്ട് ഇ എം എസിന്റെ മോളെയും കൊട്ടു എന്നല്ല പറഞ്ഞു ഇതിലേതാ ശരിയത്ത് മൂന്ന് കിലിമത്തിന്റെ ആടെ നാലും കൊട്ടും നാൽപ്പതും കൊട്ടു ഇ എം എസിന്റെ മോളെയും കൊട്ടു ഈ അപകടത്തിലാ പോകുന്നു വീഴുന്നത് അതുകൊണ്ടാണ് എരിഫിൽ ഹക്ക താരിഫ് അഹിലഹു എന്ന് പറയാൻ കാരണം ആദ്യ ഹക്കറിയ എന്നിട്ട് ഹക്കിനെ വെച്ചിട്ട് അതിന്റെ അഹിലുകാരെ മനസ്സിലാക്കുക ഇത് ഹക്ക് തിരിയ എന്നിട്ട് ഇതിന്റെ അലുകാര ആരാണോ അത് വക്കൽക്കാല അലീം കറമല്ലാഹു വജഹു പറഞ്ഞു ലൗ അറബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അള്ളാൻ അറിഞ്ഞത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ കൂടിയാണെങ്കിൽ തങ്ങളെ കൊണ്ടാണെങ്കിൽ ഞാൻ എന്താക്കൂല അള്ളാൻ ആരാധിക്കൂല പിന്നെ പറഞ്ഞ വലാഖൻ അള്ളാഹ് അറഫനി ബിനഫ്സിഹി അള്ളാഹു താര അവരെ നഫ്സിനെ കൊണ്ട് എനിക്ക് അറിയിച്ചു തന്നു അങ്ങനെ അറഫ്തു അള്ളാഹുവിന് ആദ്യം അറിയണ്ട സുമ്മ അറഫ്ത മുഹമ്മദ് ബില്ലാഹിനാണ് അള്ളാഹു മുഖേന മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലം അറിഞ്ഞു തിരിച്ചാ പറഞ്ഞത് അപ്പം ചോദിക്കുമ്പോൾ സാധാരണ അള്ളാഹത്തിൽ മുഹമ്മദ് സല്ലാഹിനെ കണ്ട അത് നമ്മളെ പുറത്താക്കാന്ന് ഇല്ല ഒരു അതുപോടില്ല പറയേണ്ട രീതി പറഞ്ഞ അതുപോടില്ല ഇങ്ങനെ അങ്ങോട്ടാ പറഞ്ഞാൽ അലി അലിയോന്നില്ലാന്ന് മോൾ താഴേക്കാണ്ടെന്ന് മോൾ താഴേക്കാണ്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടല്ല ഫംലൂർ കണ്ടാ നീ ചിന്തിക്കണം ആദൽ മക്കാം അല്ലതി ലം അൻ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കാമ് അള്ളാഹുവിനെ തൊട്ട് മൂപ്പർ ഹിജാബ് ഇട്ടിട്ടില്ല റസൂലിനെ തൊട്ട് ഹിജാബ് ഇടാത്തൊരു മക്കാം എന്നുണ്ടാ സംസാരിക്കുന്നത് അറിഞ്ഞോ പല ആട്ടുന്നു ലാ തസ്ലഹു ബിൽ മുഹാലി എന്ന് പറഞ്ഞാൽ മാ കണ്ണുകൊണ്ട് കാണപ്പെട്ടതും ശരിക്ക് തഹക്കാക്കിയതുമായ ഒരു കാര്യം ലാം ഇലൈഹി മുഹാലുൻ അതിലേക്ക് പിന്നെ മുഹാല് വന്നു ചേരലില്ല എന്നാണ് പറഞ്ഞു ഒരർത്ഥം ഒരറിവും ഒരു സംശയവും ഫലൈസൽ ഖബറു കല്ലിയാൻ കാരണം ഖബർ ഇയാൻ പോലെയല്ല ഖബർ കേട്ട ചില അബദ്ധങ്ങളും നീങ്ങൂടതകളൊക്കെ ബാക്കി വരാം പക്ഷെ ഇയാനായിട്ട് ശരിക്കും ബോധ്യപ്പെട്ടാലോ പിന്നെ അവിടെ സംശയങ്ങളൊന്നും ബാക്കിയില്ല അതുകൊണ്ട് പല തകത്തർ കേട്ടറിവ് കൊണ്ട് നീ വഞ്ചിക്കപ്പെടണ്ട നിന്റെ കണ്ണുകൊണ്ട് ശരിക്കത് കണ്ട് ബോധ്യപ്പെടുന്നത് വരെയും എന്താക്കണ്ട സമായ കൊണ്ട് വഞ്ചിക്കപ്പെടണ്ടാണ് ഒരാളെ കുറ്റപ്പെടുത്തി കേട്ടു അന്ന് അങ്ങനെ കേട്ടു വെക്കാം നേരെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വിധികൽപ്പിച്ചെടുക്കട്ടെ ഒരാളെ വാനോളം പുകഴ്ത്തിയിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എല്ലാവരും കേട്ടുവെക്ക് സമായ കൊണ്ട് വഞ്ചിക്കപ്പെടണ്ട അവിടെ വെക്കുക അടുത്ത അന്വേഷണം നമുക്ക് തീരുമാനിക്കുകയാണ് ഇയാൾ വലിയ സൂപ്പിയാന്ന് പോലും അയാൾക്കൊന്ന് ചോദിച്ചു നോക്കണം അയാൾക്കൊന്ന് പണ്ട് അമാനന്ദ ഫാർമസി വെച്ചിട്ട് എഴുപത്തെട്ട് കൊല്ലത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞെനിക്ക് ഓർമ്മണ്ട അന്നൊക്കെ അമാനുള്ള എന്താക്കണം തക്കദ്ധം ഒന്നിക്ക് മുന്നിട്ടോ എന്നുവെച്ചാ സ്വീകരിക്കാതുണ്ടോ ആ താഹർട്ടില നീ പിൻവലിച്ചോ അതാണ് എന്റെ അർത്ഥം വൽ അതിനുള്ള തസ്ലഹബിൽ എന്ന് പറയുന്ന അർത്ഥം വഫി ബാലൻ സഹിലുണ്ട് വൽ അയിനുലാത്ത സിലാഹു ബിൽ കഹാലീന്നുണ്ട് മുഹാലിന് പകരം കഹാലി എന്ന് പ്രയോഗമുണ്ട് ബിൽ കാഫ് കൊണ്ട് അപ്പൊ ഞാൻ അർത്ഥം എന്താകും വലഅല്ലമാനാഹു അന്നൽ അയിനൽ കഹലാഹ വനിയത്തുൻ അനിൽ കുഹലി ഫഹിയ ജമീലത്തുല്ലാ തഹത്താജു ഹൈസ്നഹൽ കഹലൂൻ അന്നൽ അയിനൽ കഹല നല്ല സുന്ദരമായ കണ്ണ് കണ്ണിന് അതൊക്കെ തോന്നിക്കുന്നതല്ല പ്രകൃതി തന്നെ നല്ല സുന്ദരമായ കണ്ണുണ്ടല്ലോ ആ കണ്ണ് പനിയത്തുൻ അനിൽ കുഹൽ അതിന് വേറെ ആളെന്താക്കണ്ട സ്വർമ്മിട്ടിട്ട് ഭംഗി കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് യോജിപ്പും തോന്നുന്നത് ഹക്ക് എന്നുള്ളത് സുന്ദരമായ ഒരു സാധനം അതിന് റിജാലിന്റെ ഒത്താശ വേണ്ടെന്ന് അത് മനസ്സിലാക്കാൻ തിരിച്ചു വെച്ചോ റിജാലിന്റെ പോലീസ് വേണമെങ്കിൽ ഹക്ക് കൊണ്ട് പോലീസ് ഉണ്ടായിക്കോട്ടെ അപ്പൊ ഇതുപോലെ സുന്ദരമായ നമ്മൾ പറയില്ല വാനക്കമണി കെട്ടുണ്ടെന്ന് പറയില്ലേ ഇപ്പൊ അതാന്റെ വരുവേണ്ടാത്ത ആള് വൈമാറിക്കോളും മണി കെട്ടിട്ട് വയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ മതിയേ ഫഹിയ ജമീലത്തുൻ അപ്പൊ അത് ജമീലത്ത് തന്നെയാണ് ലാ തഹത്താജുല യുസ്ലിഹൽ കഹലു കണ്ണിലിട്ട് കൊടുക്കുന്ന സോമോട്ട് തന്നെ ഭംഗിക്കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല ഫകദാലിക്കൽ ഹക്കു മാറൂഫുൻ ഹക്ക് മാറൂഫാണ് ലാ തവക്കുഫല മാരിഫത്ത് റിജാൽ അത് റിജാൽ അറിഞ്ഞുകൊള്ളണം എന്നിട്ട് റിജാലിൽ കൂടി ഹക്കറിയണം എന്നത് വരുന്നില്ല ബൽ മാരിഫത്ത് റിജാൽ മുത്തവക്കഫത്തുൻ അല മാരിഫത്തിൽ ഹക്ക് അള്ളാഹു വലിയൊരു വാക്കാത് والحق في كل الأمور يولى لو رآه الباطل لظما حلا والحق حق അഥവാ ഹക്കിനെ സ്വീകരിക്കൽ ഹക്കിനെ അറിയുക ഹക്കിനെ സ്വീകരിക്കൽ ഈ സുല്ലിലും എല്ലാ കാര്യത്തിലും അതിന്റെ സത്യാവസ്ഥ അതിന്റെ തനി തനിമ ഉണ്ടാവുമല്ലോ അതറിയൽ അതാണ് ഔല ഏറ്റവും നല്ലത് ലൗ റഹാഹുൽ ബാത്തിലു ബാത്തിലായ സംഗതി ഹക്കിനെങ്ങാനും കണ്ടെങ്കിൽ എന്താകും ലതുമഹല്ല ബാത്തില് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു ഈ ബാത്തിൽ ചെന്നിട്ട് ഹക്കനം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ബാത്ത് ഹക്കിന്റെ മുമ്പിൽ ആണെങ്കിൽ ഒഴിവില്ല ബാത്തിന് കഴിവില്ലാതെ കൊണ്ട് ഈ തേഞ്ഞു മാഞ്ഞു പോകും ലാ ശക്ക അന്ന മുതാബഹത്തിൽ ഹക്കി വൽ ബിഹി ഫി കുല്ലിൽ മോരി ഔല എല്ലാ കാര്യങ്ങളിലും ഹക്കിനെ മുതാബഹത്ത് ചെയ്യലും അത് മുറുകെ പിടിക്കലുമാണ് ഔലയാണ് എന്നതിൽ സംശയമില്ല അതാണ് ഒന്നാമത്തെ വരി ആ ലൗ റആഹുൽ ബാതിൽ മഹല്ലാനു അനന്തായി മമതാ ജാ അൽ ഹഖു ഹക്ക് രംഗത്ത് വന്നാൽ സഹക്കൽ ബാത്തിൽ വലു മഹല്ലാന്നായി ബാത്തില് തേഞ്ഞു മാഞ്ഞു പോയി എല്ലാം പൊളിഞ്ഞു قال الله تعالى بل نكذب بالحق على الباطل فيدمغه فإذا هو زاهق എന്നുള്ളതാ ഹക്ക് കൊണ്ട് നമ്മൾ എറിയലുണ്ട് കഥഫ എന്ന് പറഞ്ഞാൽ നേർക്കുന്ന ഭാഷാർത്ഥം പറഞ്ഞാൽ എന്താ എറിയൽ ഹക്കുമുണ്ട് ആർക്കെതിരെ ബാത്തിനെതിരെ അപ്പൊ ബാത്തിന് നേറ് കിട്ടി സ്വയതുമാകൂ ഈ ഹക്ക് യതുമാകൂന്റെ നമീരത്തേക്ക് ഹക്കിലേക്ക് ഭൂന നമീരത്തേക്ക് ബാത്തിലേക്ക് അപ്പൊ ബാത്തിലിന്റെ തല പൊളിച്ചു കളിയും ദമാന്ന് പറഞ്ഞ തല പൊളിച്ചു പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാത്തിന് തല കുട്ടി അപ്പൊ ഇതാകു അപ്പോൾ ബാത്തിലതാ സാഹിക്കുൻ അത് എല്ലാം ഊഹ പോയതായി നാമാവശേഷമായി മാറിയിരിക്കുന്നു ഇതുകൊണ്ട് ഇതിൽ ബാത്തിലു ലായക്കോമൂലൽ ഹക്കി അസല ബാത്തിലായ സംഗതി ഹക്കിന്റെ മുമ്പിൽ അതിന് സ്വയം നിലനിൽപ്പുണ്ടാവില്ല പിടിച്ചു തങ്ങിയില്ല ഈറണി സുഹൈലിൻ റബിയല്ലാഹുവാൻ സഹലിൻ റബിയല്ലാഹുവോട് ചോദിക്കപ്പെട്ടു മിൻ അതിന്റെ താക്കൂർ നിങ്ങൾ എവിടുന്നാ തുന്നാൻ കിട്ടുന്നതെന്ന് ചോദിച്ചു എങ്ങടാ തുന്നുന്നതെന്ന് കാല മൂപ്പർ കൊടുത്ത മറുപടി മിൻ എന്തില്ല അന്നാരാ പറഞ്ഞു അപ്പൊ മറ്റാൾ ചോദിക്കുന്നു കാല ചോദ്യകർത്താവ് ചോദിക്കുന്നു അയൻസിലു ആലേക്ക് മിനുസമ വാനലോകത്ത് നിറക്കലാണോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് റിസ്ക് വാനലോകത്ത് ഇറങ്ങി എത്താണോ കാല സഹിൽ റബിയല്ലാന്ന് പറഞ്ഞു ലവലം തക്കുറിൻ നടന്നു ലഹു ലാൻസലഹു മിനുസമാൻ ഭൂമി ഓന്നതല്ലെങ്കിൽ ആകാശം നിറക്കിക്കോട്ടെ ഭൂമി അന്നാറതല്ലെങ്കിൽ ആകാശം നിറക്കിക്കോട്ടെ ഭൂമി വേറെ ആളതാണെങ്കിൽ ഈ മറുപടി കിട്ടിയപ്പം കാല ചോദ്യകർത്താവ് പറയുന്നത് അന്തും നിങ്ങൾ വല്ലാത്തൊരു പാർച്ച ലായക്കോ മഹദുല്ലക്കും മേജത്തി നിങ്ങളോട് പറഞ്ഞിരിക്കാൻ ആർക്കും അപ്പം ഒരു വെച്ചത്തേർത്തി നിങ്ങളോട് പറഞ്ഞിരിക്കാൻ കഴിയണ്ടേ അപ്പൊ മൂപ്പറ ഹക്കായ പറച്ചൽ ഓരോ ജംല വഴി ഹക്കായ കാതലുള്ള വാക്കാന്നല്ലോ ആ കാതലുള്ള വാക്കിന്റെ മുമ്പിൽ ഒരു ചോദ്യത്തിന് ഇല്ലാണ്ട് പോയി പോയി ഉണ്ടപ്പോ സബബിനെ പറ്റി ചോദിച്ചാൽ നോക്കിയപ്പോ ഇതിലെ പറഞ്ഞില്ലെന്നോ പിന്നെ ആർക്കും പറഞ്ഞ് ഹൊജ്ജത്ത് നിരത്തിയിട്ട് നിങ്ങളെ മുമ്പിൽ പിടിച്ചിരിക്കാൻ ആരെയും കഴിയൂല കാല അപ്പൊ ഉപർന്ന് പറഞ്ഞോ ആക്കും ആരാക്കും മൂലം ചെയ്യുന്ന ശരി തന്നെ ഹാക്കുണ്ടല്ലോ ഹാക്കങ്ങ് സംസാരിച്ചാല് അതിനെ മുമ്പിൽ പിടിച്ചിരിക്കാൻ ആർക്കും ഒന്നും കഴിയൂല അതിനെ മറികടക്കാൻ കഴിയണ്ടേ ചോദ്യത്തിൽ വക്കീല ഈ സഹല റബിയല്ലാഹു ചോദിച്ചെന്നില്ല പറഞ്ഞ അവിടെ കീല ഉണ്ട് മസ്ഫൂർ ഹാത്തിം റബിയല്ലാഹു ആയിരുന്നു എന്ന് കീല ഉണ്ട് നമുക്ക് അറിയാന്നല്ല തന്നെ والله أعلم ثم قال وإذ علمت سنن الأقوام إذا فهك هاك القوس والمرامي وإذ علمت നീ അറിഞ്ഞു കഴിഞ്ഞല്ലോ സുനൽ അക്വാം നമ്മളെ കൗമിന്റെ മാതൃക എന്താണ് അവർ ശരിയായ തരീക്ക് എന്താണെന്ന് എന്റെ കിതാബിൽ കൂടി അഞ്ച് ബാബിൽ കൂടി അറിഞ്ഞു അറിഞ്ഞ അവസ്ഥക്ക് ഇതൻ അന്നേരം ഫഹാക്കൽ കൗസ നീ കൗസും പിടിച്ചോ വൽമറാമി എറിയാനുള്ള തോട്ടക്കുടിയും പിടിച്ചോ നീ അമ്മും ബില്ലല്ല നീ കേൾപ്പിച്ചെന്നിട്ടതാ നീ ഇവിടുന്ന് വേട്ടയാടി പിടിച്ചോ വേണ്ടെന്ന് ഇനി തീർത്തോ നമുക്ക് മണ്ണിനെ വേട്ടയാടാൻ വേണ്ടി എന്താക്കണം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പറയേണ്ടി വരും ചിലതിനെന്താക്കാൻ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയേണ്ടി വരും നീക്ക് തന്നിട്ടതാ അമ്മും ബില്ലും ഏൽപ്പിച്ചത് സുനന് എന്നുള്ളത് ബിൽ ഫത്തിഹി ഫത്തഹ കൊണ്ട് വായിക്കാം അബിൽ നമ്മ കൊണ്ടും വായിക്കാം ആ തരീഖ് ഫത്ത കൊണ്ട് വായിച്ചാൽ തരീഖ് എന്ന അർത്ഥം അതുകൊണ്ട് മുന്നിൽ യാസായിരന്നൻ സൂനനിൽ ഫാക്കീരി സാൽത്തമ്മ അസൻ തഹരീരി എന്ന് പറഞ്ഞില്ലേ അബിൽ നമ്മ കൊണ്ട് വായിച്ചാൽ സുന്നത്താണ് സുന്നത്തിന്റെ അമ്മ കുൽത്തിയക്കോരു ലമ്മ അഹബർത്തുക ബി സുനനി സോഫിയ അക്ബർമാരാ സോഫിയത്ത് സോഫിയത്തിന്റെ സുന്നത്ത് കൊണ്ടും തരീക്കത്ത് കൊണ്ടും എനിക്ക് ഞാൻ വിവരം തന്നു പഠിപ്പിച്ചു തന്നപ്പോൾ ആട്ടയത്തുക്ക അക്വാസഹും അവരുടെ ബില്ലുകൾ ഞാൻ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു മറാമിഹിം അവരുടെ ലക്ഷ്യത്തിന്റെ ലാശത്തെ ലക്ഷ്യം എന്തിനു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പ്രവർത്തനം കംപ്ലീറ്റ് ലാസ്റ്റിൽ പോയിട്ടുണ്ട് ഒരു നോട്ടക്കുറി അല്ല മറാമി മറാമി എന്ന് പറഞ്ഞാൽ അറിയുന്ന സ്ഥലമല്ലേ മബലഹി മറാമീ എന്ന് പറയാളുണ്ടാ ശരിക്കും എന്നാ പത്തി പറഞ്ഞ സ്ഥലത്തേക്ക് ആവട്ടെ മീ റംജി മർമ്മ ഒരു അമ്പ് വെച്ചിട്ട് ഉന്നം വെച്ചിട്ട് കഴിയുന്ന പോയിന്റിനല്ലേ ഇപ്പൊ മറാമി എന്ന് പറയലേ എൽ എ മറാമി അപ്പോൾ ഇങ്ങനെ തുടങ്ങിയത് ശരീരത്തും ദരീകത്തും ആക്കിക്കത്തെല്ലാം ചെന്നോട്ടില്ല ലാശത്തൻ്റെ ഒരു ലാശ വായത്തിൽ പോയിന്റ് ഉണ്ടാവും അല്ലെ മറാമി എന്ന് പറയുന്നത് അപ്പം അവരുടെ ലക്ഷ്യം എന്താണ് പ്രവർത്തനം എന്താണ് ഞാൻ എന്താക്കി ഒഴിവാക്കി തന്നപ്പോ മാബല മറാമ് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അർത്ഥം കൊടുക്ക മറാമീൻ മറാമീനായിരിക്കണം തോന്നുന്നു വായിച്ചു തന്തഹി ലാസ്റ്റ് ചെന്ന് മുട്ടേണ്ട പോയിന്റ് എവിടെയാണ് എന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ മബലറി തന്തഹി സിഹാമുഹും എന്ന് പറഞ്ഞ അവസ്ഥക്ക് മബലറി മാറാമീഹിം എന്നല്ലേ കൊണ്ട് നിജഗതിയില്ല വേറെ കൊള്ളുന്ന ലാസ്റ്റ് അല്ല കൗസ് എന്ന് പറഞ്ഞാൽ സോഫിയത്തിന്റെ എനിക്ക് വന്നിരിക്കുന്നു ഈ കൗസ് കൊണ്ട് എവിടെയാണ് എറിയേണ്ടത് എന്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എറിയണം എന്നുള്ളത് ഞാൻ എനിക്ക് ഉറപ്പിച്ചാന്നിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഫല തകത്തറ നീ വഞ്ചിക്കപ്പെടേണ്ട ബിഹിബാലി സഹറത്തി ഫിർഔൻ ഫിർഔനിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ആ കയറുണ്ടല്ലോ കയറും പടി വാസിയത്തിയും അവരെ വടി കണ്ടിട്ടൊന്നും നീ തോറ്റുകൊണ്ട ഇവിടെ രണ്ടുണ്ട് ആക്കും പാതും രണ്ടുണ്ട് ഒന്ന് മൂസാ നബി മൂസാ നബിയുടെ കമ്മിൽ വടിയും വടിയിൽ കൂടിയുള്ള മോചിതത്വം ഒരിനം ഫിർഹാവിന്റെ കയ്യിൽ അനുയായികളെ വരുന്നുണ്ട് സെഹറും ഉണ്ട് ഓരോ കയ്യിൽ കാര്യം വടിയത് വേറിയുണ്ട് അത് ബാത്തിന്റെ കാര്യങ്ങളാണ് മറ്റേതോ ഹക്കിന്റെ കാര്യങ്ങളാണ് ഇവിടെ നിന്റെ മുമ്പില് ഫിർഹാവിന്റെ വടിയും കാര്യമായിട്ട് വരുന്ന കുറെ ആളുണ്ടാവും അത് ബാത്തിലാണ് അത് കണ്ടിട്ട് വഞ്ചിക്കപ്പെടേണ്ട മൂസ അലി ഇസ്ലാമിന്റെ വടി മുറുക്കെ പിടിച്ചോന്ന് എന്നാലാ കൊണ്ട് ഇതിനെ വാക്കിലാക്കാം ഇവിടെയും കിട്ടാ മതിയല്ലോ മൂപ്പർ ഉപമയിക്കാൻ പറയുന്നു പുസ്തകം സഹാര സഹറത്ത് അതിന്റെ വടി കിട്ടും ബാത്തിൽ മൂസ എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ വടികൊള്ള ചാലിനെ നീ ഒഴിവാക്കണ്ട അല്ലത്തീയ തൽക്കഫുമായി എൽപ്പിക്കൂൻ ഫിർആവിന്റെ അനുകാറ് ഇവിടെ ഉണ്ടാക്കിയ പല സഹന്റെ പറയുന്നുണ്ടല്ലോ അതിനെല്ലാം പിടിച്ചു പിഴുകിയിട്ട് മുഴുവനും ബാത്തിലാക്കുന്ന വടി മറുവശത്തുണ്ട് അതാണ് ഞാൻ എനിക്ക് കേൾപ്പിച്ചിരുന്നു കാരണം മറ്റൊരു കാര്യം പാമ്പിനൊന്നും കണ്ടിട്ട് പൊടിക്കണ്ട ഹക്കോപത്തലമാക്കാനു അവിടെ നിലനിൽക്കും ബാത്തിലോ ബാത്തിലാവുകയും ചെയ്യും അവർ ചെയ്തു അതുപോലെ അൽ മുത്തശബിഹത്തു മുത്തശബ്ദിഹത്ത് ഏതാണ് സഹറത്ത് അവന്റെ ഈ തട്ടിപ്പാട്ടുന്ന കൂട്ട് പല മേജിക്കും കറാമത്തും കാണിക്കുന്ന എത്രയോ ശേഷന്മാരുണ്ടല്ലോ മായ സാദാത്തി സോഫിയ സാദാത്ത് സോഫിയത മൂസ അലൈഹി ഇസ്ലാമിന് അനുഭവത്തോ ഉറകിലുള്ള വടിയോ അന്ന് സാദാത്ത് സോഫിയ അതിനോടൊപ്പം വന്നാൽ ഓറ ഏറ്റുമുട്ടിയാലുണ്ടാവും ഇത് ഒറ്റ വാക്കിലേക്ക് പോകും കാലഹു ഷെയ്ഖ് അബ്ദുൽ വാരിസ് റളിയല്ലാഹു അൻഹു പ്രകാരം അർത്ഥമെടുത്തു മുപ്പത് കൊണ്ട് ചെറഹി അബ്ദുൽ വാരിസിന് ثم قال هذا هو التاريخ فاقصد جلا ഫഖദ് ജമാഅനാലക മിൻഹു ജുംല ഹാദ ഞാൻ ഈ പറഞ്ഞു തന്നത് എവിടുന്ന് മുതൽ അറുപതും ബിസ്മിയും തുടങ്ങിയ മുതൽ ഇവിടം വരെ സമാപിക്കാൻ തീരോ ഈ പറഞ്ഞു തന്നിടത്തോളം മൂവത്തരീക്കും അതാണ് അത്തരീക്ക് അത് തന്നെയാണ് അതുകൊണ്ട് ഫക്സിദ് ജുല്ലഹോ അതിന്റെ മിക്കവാറും നീ ലക്ഷ്യം വെച്ചോ എന്ന് വെച്ചാൽ ചില്ലറ ഒഴിവാക്കണ്ടോണ്ട് വൈവായിക്കോ തേച്ചും പിടിക്കണമെന്നല്ല ജുല്ലിന് അതിന്റെ ഭൂരിഭാഗവും നീ മുറുകെ പിടിച്ചോ ഫക്കത് ജമാനാലക്ക ഞാൻ നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു മിൻഹു ഇതിൽ നിന്ന് ഈ തരീഖിന്റെ മക്സൂദിൽ നിന്ന് ജുംല നല്ലൊരു ജുംല അഞ്ചു ബാബിലേക്ക് ഞാനി അന്നമാലക്കർത്തുഹൂഫി കിതാബി എന്റെ കിതാബിലായിക്കൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യം അസാസു തരീഖ് തരീഖിന്റെ അടിത്തറകളാണ് ഞാൻ പറഞ്ഞത് എല്ലാ പുറോജാത്തും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഫബിനി അലൈഹി അതിന്റെ മേൽ നീ ബിൽഡിംഗ് എടുത്തോ തറ തന്നിട്ടതാ എന്നെ മോളെ നീ ബിൽഡിംഗ് എടുത്തോ എന്നാൽ ജസ്തക്കും കുഞ്ഞാനുക്ക നിന്റെ ബിൽഡിംഗ് നല്ല കെട്ടുറപ്പോടെ നിലനിൽക്കും വർഫിൽ മാ സിവാഹു ഇതല്ലാത്തത് നീ വലിച്ചെറിയണം എന്നാ ഫിനിഷ് നീ വിജയിയാൽ ഫക്സ് ഇതെല്ലാം അല വിമാഫീഹി അതിലുള്ളത് കൊണ്ട് അമൽ ചെയ്യാൻ നീ കരുതി വെച്ചോളൂ അപ്പൊ മുഴുവൻ അമൽ ചെയ്യാൻ സാധിക്കില്ലല്ലോ ഔ ജല്ലഹി അല്ലെങ്കിൽ അതിന്റെ ഭൂരിഭാഗം കൊണ്ട് അമൽ ചെയ്തു മുഴുവൻ സാധിക്കുന്നില്ലെങ്കിൽ കുറെ അധികം കൊണ്ട് അമൽ ചെയ്തു എന്തുകൊണ്ട് ഫക്കത് ജമാനാലക്ക എന്ന പദ്ധതിനർത്ഥം ഫക്കത് ജമാഅത്തുലക്കമീൻ സുനനിൽ കൗമി പോലെ സൗനനിൽ കൗമിൽ നിന്ന് ഞാൻ നിനക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു ജംലത്തൻ സാലിഹത്തൻ നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സാലിഹത്തായ ഒരു കണക്ക് ഒരു അളവ് ഞാൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു തൗഫീഖ് ثم قال പിന്നെ പറയുന്നു وقد ذكرنا كل ما اشترطنا وها على آخره آتينا وقد ذكرنا നാം നിനക്ക് വിശദീകരിച്ചു തന്നു കുല്ലമസ്തറത്തിന നമ്മാദ്യം പറഞ്ഞു തരാം എന്ന് ഷർത്താക്കിയ കാര്യമുണ്ടല്ലോ നിന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം അത് ഞാൻ വാക്ക് വലിച്ചിരിക്കുന്നു ഏറ്റെടുത്തു വഹാ ഇതാ അതൈന അല ആഖിരി അതിന്റെ ആവശ്യം അവസാനത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് അത്തൈനാലാഹരിഹി അപ്പൊ ആലാന താലൂക്കടുത്തേക്ക് അത്തൈനയിലേക്ക് അല്ലേ കൊടുത്തു അഹ്ബർ റഹ്മഹുല്ലാഹു പറയുന്നു അന്നഹു അതാലാമാ ഷറത്തഹു ഫി അവരി കിതാബിഹി കിതാബിന്റെ തുടക്കത്തിൽ മൂപ്പർ ഷർത്തായി ചേച്ചെടുത്തല്ലോ എന്താണ് മീൻ ബയാനി സുനനിൽ ഫക്കീർ ഫക്കീറിന്റെ തരീഖ് എന്താണ് മാതൃക എന്താണ് പ്രവർത്തനം എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ പറഞ്ഞുതരാന്നല്ലേ പറഞ്ഞ് അത് മൂപ്പിലെടുത്തത് കൊണ്ടുവന്നു വക്കത്താല ആഹരിഹൻ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വക്കറ ജമീഅ ഖുസൂലിഹിൽ ഹംസ മൂപ്പർ ഏറ്റെടുത്ത അഞ്ച് ഫസലുകളെയും മൂപ്പർ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എടുത്തു വെച്ച് മതിയാക്കിയിട്ടില്ല അഞ്ച് ഫസലാണ് ഏറ്റെടുത്ത് അതുകൊണ്ട് ഫജസാഹുല്ലാഹു അനിൽ മുസ്ലിമീന ഹൈറ അവർക്ക് നമ്മളെ തൊട്ടും എല്ലാ മുസ്ലിമീങ്ങളെ തൊട്ടും അള്ളാഹു തല മുസന്നിഫ് റഹ്മഹുല്ലാഹു അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ആമീൻ വഫി അംസാലിഹി ഇതുപോലത്തെ ആളുകൾക്കാണ് കാലൽ കായൽ ഒരു പാട്ടുകാരൻ പറഞ്ഞത് എന്ത് ജസല്ലാഹു الرجال جزاء خير في كل ما أظهروا لنا وأبدوا لقد عظمت فضائلهم علينا لما للمؤمنين هدوا وأهدوا അടുത്തു പ്രതിഫലം കൊടുക്കട്ടെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു എന്തിൽ അവർ നമുക്ക് പല കാര്യങ്ങളും വെളിവാക്കി തന്ന് അൽഹറു അതേ മാനന്യ അബുദവും അൽഹറു അബുദവും ആ കാര്യത്തിലെല്ലാം അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ അതുകൊണ്ട് ലക്കത് അതുമത്ത് ഫലാഹിരുഹും അലൈന നമ്മളെക്കാൾ അവർക്കുള്ള ഫലാഹിന് വളരെ വണ്ണമേറിയതാണ് നമുക്കില്ലാത്ത ഒരുപാട് ഫലാഹിൽ അവർക്കുണ്ട് എന്തുകൊണ്ട് ലിമാ അവർ ഹിതാറ്റിലാക്കി തന്നിട്ടുണ്ട് അവർക്ക് ദുർണം മുഖേന പല കാര്യങ്ങളും ഹതിയാക്കി അവർക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് അഹിത പല ഉലൂമകൾ നമുക്ക് ഹതിയാക്കി നൽകി അത് മുഖേന നമുക്ക് ഇതാത്തിന് നൽകിയിട്ടുണ്ടുമുണ്ട് അഭാവറാന്തായി മറ്റുള്ള ആളുകൾ ഹൈറിന്റെ ആളുകളായി മാറി സുമ്മ ഹതമ കിതാബ് മൂപ്പർ ദ്വാ കൊണ്ട് കിതാബ് അവസാനിപ്പിക്കുന്നു വിഷ്ണുവിളി ഇതിന്റെ സ്റ്റോറി കൊണ്ട് സമാപിക്കാൻ പോകുകയാണ് وفاكنا الله إلى التوفيق وقادنا لقادة التحقيق وفقنا الله تعالى الله تعالى നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ പറഞ്ഞോളെ ആ ആ എന്തിലേക്ക് തോഫീക്ക് ചെയ്യട്ടെ തൗഫീക്കിലേക്ക് ഏതാ തോഫീക്ക് ഇബാദത്തിനുള്ള വഴിക്കും കാര്യങ്ങൾക്ക് അതിന്റെ മട്ടം പോലെ നടത്തല്ല എന്നാ തൗഫീക്കിന് അല്ല തോഫീക്ക് ചെയ്യട്ടെ മാത്രമല്ല അതിന്റെ ഉപാധിയാണ് ഏത് നല്ല ശേഖന് കിട്ടുക എന്നുള്ളത് ദവക്കാതന അള്ളാഹുത്താൽ നമ്മളെ നയിച്ചു കൊണ്ടുപോകട്ടെ ഇവിടത്തേക്ക് ഈ കാതത്തി തഹീഖ് തഹീഖിലേക്ക് എത്തിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ നായകന്മാര് ആ നായകന്മാരെ അതിർത്തിലേക്ക് നമ്മൾ അള്ളാഹുത്തിൽ എത്തിച്ചേക്കുന്നവരുടെ എന്നാൽ അതിന് മറാമറായി കുൽത്തു തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ ഖൽഖുൽ കുവ്വത്തി അല തോഹത്തി താഴത്തിന് വേണ്ടിയുള്ള കൂവത്തിനെ അള്ളാഹുത്താൽ ഉണ്ടാക്കി കൊടുക്കലാണ് എന്ത് പറയില്ലേ തൗഫീഖ് എന്ന് പേര് കാതത്തു തഹക്കീക്ക് എന്ന് പറഞ്ഞാൽ അലഹുമുൽ ഹുമുൽ ആരിഫൂന ബില്ല അള്ളാഹുവിന്റെ കൂടെ ആരിഫ്യങ്ങളായ ശേഷന്മാർക്ക് എന്ന് പറയില്ലേ കാതത്തു തഹക്കീഖ് സഹല മൂപ്പർ അള്ളാഹുവിനോട് ചോദിച്ചത് മിനല്ലാഹി അള്ളാഹിനെ പറഞ്ഞ തൗഫീഖ് എന്ന് ചോദിക്കുന്നു ഒന്നാമത്തെ വരിയിൽ ഒഫക്കൻ അള്ളാഹു ഇല തൗഫീഖീൻ രണ്ടാമത് ചോദിച്ചെന്താ വക്കാതനാന്നല്ലേ ഹലുകാരായ ശൈഖന്മാരിലേക്ക് നമ്മൾ അള്ളാഹത്തെ ചെന്നെത്തിച്ചേരട്ടെ എന്നാണ് വരുന്നത് കാരണം ഇത് അങ്ങനെ ഒരു ശേഷന്മാർ മുഖേനമേ ബിദാലി അത് പൂർത്തിയാവുള്ളൂ എല്ലാത്തിനും തോഫീഖ് ഏതാ റബില്ലായി തോഫീഖ് പിന്നെ സ്വലാത്ത് കൊണ്ടാണ് ഇപ്പൊ ഇപ്പോൾ എന്നെപ്പുറം സമാപിക്കുന്നത് അല്ല റസൂലി അതിനാ സലാത്തിന് ഈ അക്കുബാല ഈ അക്കുബാല ദ്വാന കബൂൽ ചെയ്യപ്പെടണമെങ്കിൽ സലാത്തിലുണ്ട് വേണ്ടേ വേണം മാത്രം വയുക്കുമിൽ അല കിതാബിഹി ഈ കിതാബിന്റെ മേൽ അള്ളാന്റെ റഹ്മത്തിന്റെ ഇക്ബാൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം സലാത്ത് വേണം ഫക്കാല وبعد هذا فصلاة الله تطرى على الهادي العظيم الجاهي ما غردت مرقاه في الأغصان وحن مشتاق إلى الأوطان وبعد هذا ഇതെല്ലാം പറഞ്ഞതിന്റെ അവസാനത്തിൽ പറയുന്നു ഫസലാത്തുല്ലാഹി അള്ളാഹുവിന്റെ സലാത്ത് അതോടെ സലാമും എന്ന് കൂട്ടിക്കോ തക്കറ അത് തുടർ തുടരെയായി ഉണ്ടാവട്ടെ മുറിയാതെ അരമേനിൽ അരൽ ഹാദി ഹാദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എങ്ങത്തെ നബിയാണ് അൽ അലീമുൽ ജാഹ് ജാഹ് വണ്ണമായവരാണ് അള്ളാഹിനെടുക്കുള്ള പദവിക്ക് എന്ന് പറയും ജാഹ് ആ ജാഹ് അലീമായവരാണ് നബി ഇനി ആ സലാത്തിന്റെ കാലാവധിയാ പറയും മാ അറത്ത് ബർക്കാവ് ബർക്കാവ് എന്ന് പറഞ്ഞാൽ ഏതാ ഒരു പക്ഷി ഒരു പക്ഷിന്റെ പേരാ അത് കൊമ്പ് കളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടല്ല ആ കാലയളവ് വരെയെന്ന് ക്രിയാവുന്ന ആളാകുന്ന വരെയാണ് അപ്പൊ അത് ഫാനിയാണ് ഒരു കാലയളവ് അന്ന മുഷ്താഖുൻ ഇതല്ലാൻ സ്വന്തം നാട്ടിലേക്ക് ചുവക്ക് വെക്കുന്ന കാലത്തോളം ഏതാണ് മുഷ്താക്ക് റോഹ് ഔത്താൻ ഏതാ അള്ളാന്റെ ഹദറത്ത് അപ്പൊ മുഷ്താക്കായ അറുവാഹിങ്ങള് ഇങ്ങള് അള്ളാഹുവിന്റെ ഹമറത്താകുന്ന വതനിലേക്ക് ചുവക്ക് വെക്കുന്ന കാലത്തോളം എന്നവനായ അറ്റം ഉണ്ടാവില്ല അത് സ്വർഗത്തിൽ ചെന്നാലും പിന്നെയും ബാക്കിയല്ലേ അപ്പൊ അറ്റമുള്ളത് അറ്റമില്ലാത്തതുമായ രണ്ട് തകുബീല പറഞ്ഞു ദുഞ്ഞാവിലേക്കും നാഹ്രത്തിലേക്കും വെച്ചിട്ട് അതാ മുത്തത്തിറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ബാബുഹാബാലൻ ചെറുത് ചെറുതിനെ തുറന്ന് തുറന്നിട്ട് അന്നി മുറിയാതെ വരിക എന്നർത്ഥം വർവതാൻ അർത്ഥം എന്താ തകരീദ് അസിയാഹുസൗത്തിൻ ഹനീൻ എന്നാണ് നല്ല മനസ്സിനിമ്പം ഉണ്ടാകുന്ന തരത്തിലുള്ള സൗത്ത് കൊണ്ടുള്ള ആ ശബ്ദത്തിനാണ് എന്തിന്റെ പേര് തകരീദ് വർക്കാ എന്നുള്ള ബിൽ മദ്ദി മദ് കൊണ്ട് വായിച്ചാൽ അൽ ഹമാമത്തു മാടപ്പുറാവ് ധാത്ത് നുഖത്തേക്ക് കീ രേശിഹ അതിന്റെ രോഗങ്ങളിൽ നല്ല പുള്ളിക്കുത്തുണ്ടാകും അങ്ങനെയുള്ള മാറപ്രായം എന്താ പറയാ വർക്കാൾ അതിങ്ങനെ മുളിക്കൊണ്ടിരിക്കുന്നു നല്ല ശബ്ദത്തിൽ വക്കൗലുഹുമാൽ അലീമുൽ ജാഹിദ് എന്ന് പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അത് അഷാറബിഹി അതുകൊണ്ട് മുമ്പ് സൂചിപ്പിച്ചത് ഇല അന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുള്ള ഒരു ഹദീസാണ് തവസ്സലു ബിജാഹി ഫൈന്ന ജാഹി ഇൻദല്ലാഹി അലീമുൻ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ജാഹ് മുഖേന നിങ്ങൾ തവസ്സുലാക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ജാഹ് അലീമാകുന്നു എന്ന ഹദീസിൽ പറഞ്ഞതാണ് അലീമുൽ ജാഹ് എന്ന് പ്രയോഗിച്ചത് وفي حديث آخر مكتوب مكتوب تحت ساق العرش അർഷിന്റെ കാലിന്റെ ചോട്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്റെ റഹ്മത്തിലേക്ക് ആരെങ്കിലും അത്യാഗ്രഹം വെച്ചാൽ ഞാൻ അവന് റഹ്മത്ത് കൊടുക്കും ഞാൻ റഹ്മത്ത് ചെയ്യും വമൻ സഅലനി ആത്തേത്തുവോ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവ നൽകും അരി അരി വമൻ തമസ്സല ബി മുഹമ്മദ് തങ്ങളെ കൊണ്ടൊരാൾ തവസ്സുൽ ചെയ്താൽ ലം യുഹയ്യിബുഹു ഞാൻ അവനെ ഹായിബാക്കുന്നതല്ല കണ്ടാ എന്നിട്ട് ആ മുസല്ലിഫ് സാരി ഇതുവാരക്കുന്നു അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آل سيدنا محمد اللهم توسلنا إليك بجاه حبيبك مولانا محمد صلى الله عليه وسلم أن تمتع أسرارنا بمعرفتك آمين ورونه وتنزه أفكارنا في رياض قدسك وأن تحفظنا وأن تحفظ قلوبنا من الميل إلى غيرك نحن وأحباؤنا ومن تعلق بنا آمين فضلاركم കാര്യമായ ദ്വായ നിന്റെ ഹബീബും നമ്മുടെ മൗലാനയുമായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ ഇതാ തവസ്സലാക്കുന്നു ഹരീഫ് പറഞ്ഞില്ലേ നാം ഹൈബാക്കൂല അന്തുമത്യ അസ്റാറന നമ്മുടെ അസ്റാർ ഏതാ അസ്റാർ ആദ്യം പദം കഴിഞ്ഞു നഫ്സ് കഴിഞ്ഞു കൽബ് കഴിഞ്ഞ് റൂഹം കഴിഞ്ഞു സിർ ആഴത്തിലാണ് സിർ ആ സിറിന്റെ കേന്ദ്രത്തിന് നീ എന്താക്കണം നമുക്ക് നല്ല മുത്തേച്ച് ആശ്രയം നൽകൽ എന്തുകൊണ്ട് നിന്റെ മാരിഫത്ത് കൊണ്ട് അപ്പൊ നാവിലുള്ള മാരിഫത്ത് പോരാ നഫ്സിലുള്ളതും പോരാ കൽബിലുള്ളതും പോരാ റൂഹയിലുള്ളതും പോരാ ആസ്രാറിനുള്ളിൽ വേരൂന്നിയ എന്നായി മാത്രമല്ല തുനസിഹാഫ്താരന നമ്മുടെ ഫിക്കറ്റുകളെ നീ എന്താക്കണം ഉല്ലസിപ്പിക്കണം ഫി കുതിസിക്ക നിന്റെ റിയാദ് കുതിസാകുന്ന തോട്ടത്തിൽ ഫി കുതിസി തുറാതുള്ള പാട്ടില്ലേപ്പ വാന്തഹഫല കൊലൂബന നമ്മുടെ കൊലൂബുകളെ നീ കാക്കണം അവന്താക്കി മൂപ്പർ ഉള്ളിന്ന് പുറത്തേക്കാ വരുന്നു അസ്രാറ് അഫ്കാറ് കുലൂബിങ്ങക്കെന്ന് ഉള്ളിലുള്ള മൂന്ന് അക്കാമാത്തി ഇങ്ങോട്ട് കീപ്പോട്ട് ഇറങ്ങി വന്നു അതറ നമ്മളെ കൽബുകളെ നീ കാക്കണം മിനൽ മൈലിയില കൈരിക്ക കൈറായ കാര്യങ്ങളിലേക്ക് ചായലിനെ തൊട്ട് നീ കാക്കണം അതാരെ ഞാനും ഞങ്ങളെയും അഹിബാവുന ഞങ്ങൾ അഹിബായിങ്ങളെയും അഹിബായങ്ങൾ ഞമ്മല്ലാം പെട്ടു മുമ്പ് കിതാബ് നോക്കുന്ന ആള് മുസ്തമീങ്ങളൊക്കെ ആരാന്ന് അഹിബാവെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വമൻ കബിന നമ്മളോട് താനലക്കുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും ആമീൻ സുമ്മ അബ്ബദ മുപ്പറെന്താക്കി തകുതീത് അയ്യതല്ല അബ്ബദ അപ്പ തകുതീത് കൊടുക്കലല്ലേ ഇത്ര കാലം വരെ സലാത്ത് നടക്കട്ടെ എന്നല്ല തഹബീദല്ലേ ഹാദി സലാത്ത ഈ സലാത്തിന് യസലാത്ത് ബിഷൈനി രണ്ട് കാര്യം കൊണ്ട് തകുതീത് കൊടുത്തു മാഹറത്ത് വർക്കാവ് ഫില്ലവസാനി ഒന്നും വഹന്ന എന്നതാണ് രണ്ടാമത്തെ അഹദുഹുമ ഒന്നാമത്തെ തഴുമീദ് ഫാനിൻ അത് അത് കാലാന്തരപ്പെട്ടു പോകും പ്രാവിന്റെ കരച്ചിരി ബാക്കിയാണ് അബ്ബലേതാ തഹരീദുൽ ഹമാമി ഫിൽ അഹസാനി എന്ന് പറഞ്ഞത് രണ്ടാമത് ഹനീനുൽ മുഷ്താഖീൽ അല്ല ഔത്താനാണ് അല്ലെ അതുകൊണ്ട് ഫൈനൽ അർവാഹ ഈ അർവാഹിങ്ങൾ തഹിന്നുല ഔത്താനിഹ അതിന്റെ വത്തനേതാ അള്ളാഹുവിനെ അതോർത്താണല്ലോ മഹിക്കുമിനെ ലാസ്റ്റ് പറഞ്ഞില്ലേ അനാഹുബിഫിനായിരുന്നോട്ട് അത് മരണത്തിന്റെ ശേഷവും ബാക്കി വെക്കും നഈമിലേക്ക് ചേർന്ന് ഇവിടെ സ്വർഗത്തിലെത്തി അവിടെ നിൽക്കാവരെ കണ്ട് എന്നാലും മതിയാവൂല ആശവക്ക് ഫലാബുദ്ധിയാക്കുലത്തറക്കി ഇനിയും തറക്കി വല്ലതുമുണ്ടെങ്കിൽ എന്താക്കണം അതിലേക്ക് ലിസ്റ്റിയാക്ക് ബാക്കിയുണ്ടായിരിക്കും വന്നതൊരു അപകടം എപ്പോഴും ഇതിൽ ലിസ്റ്റിയാക്കി വല്ല തറക്കി വന്ന നിരി നെതറിലേക്കും അപകടം എപ്പോഴും അപ്പൊ ഈ ശൗക്കും ഇഷ്ടിയാക്കും തമ്മിൽ എന്താ വ്യത്യാസം വൽ ഫറുഖ് അതിനെ ഷൗക്ക് വൽ ഇഷ്ടിയാക്കിന് വ്യത്യാസം അന്ന ഷൗക്ക് യസൂല ബിൽ മുലാഖ ഇപ്പോഴുള്ള ഈ ഷൗക്ക് എന്താക്കും കണ്ടുമുട്ടൽ ഇനി അവിടെ നിന്ന് പുതിയൊരു ആശ്ചര്യം വരുത്തുന്നുണ്ട് അതാ ഇഷ്ടിയാവും ഇതുകൊണ്ട് പോരാപ്പാ ഒരു സാധനം കിട്ടാൻ ഷോക്ക് വെച്ച് ഷോക്ക് വന്ന് വന്ന് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കി ഈ വെച്ച ഷോക്ക് തീർന്നു ഇതിനെ തുടർന്നിട്ട് എന്താക്കും ഇനിയും കിട്ടണമെന്ന് ആശ രണ്ടാമത് ഉടലെടുക്കലുണ്ട് അതാ ഇഷ്ടിയാക്ക് അപ്പൊ ഇഷ്ടിയാക്കിന് അറ്റുണ്ടാവില്ല ഈ കയറി മനസ്സിലായില്ലേ പല യസൂലും അത് വസൂല് കൊണ്ട് തീരൂലാന്നാണ് وإلى ذلك أشار ابن الفارض رضي الله عنه إشارة بقوله وما بين شوق واشتياق فليت في تول بحلوة أو تجل بحضرة മുപ്പത്തായത്തിൽ പറഞ്ഞത് ഷൗക്കിന്റെയും ഇസ്തിയാക്കിന്റെയും ഇടയിലായിട്ട് ഞാൻ എന്താക്കി നാ ഫന കൈപ്പോയി ഒരു ഷൗക്കിങ് വരും ആ ഷൗക്കായ കാര്യം അള്ളാഹ് തോഫി കൊടുക്കുമ്പോൾ എനിക്ക് ഉസൂല് കിട്ടും അപ്പൊ എന്ത് വരും ഇത് പോരാന്നൊരു ഇസ്തിയാക്കിങ് വരും അങ്ങ് ഷോക്കിന്റെയും ഇഷ്ടയാക്കിന്റെ ഷോക്കിന്റെ ഇഷ്ടയാക്കിന്റെ ഇടയിൽ ഞാൻ പോയി എങ്ങനെ ഒന്നുപത്ത് കൊണ്ടുള്ള തവല്ലി അല്ലെങ്കിൽ ഹന്നുപത്ത് കൊണ്ടുള്ള തജല്ലി ഹൊന്നുപത്തേത് അള്ളാഹുന്റെ കുറുബ് ഒരു പ്രത്യേക പദവിയില്ലേ കിട്ടൽ തവല്ലി എന്ന് വെച്ചാൽ വിലായത്തിന്റെ പദവി നൽകപ്പെടല്ല തവല്ലി അല്ലെങ്കിലോ ഹദറത്ത് കൊണ്ടുള്ള തജല്ലി ഈ രണ്ടാളൊന്നും സുമ ഹതമ ബിൽ ഹംദ് പിന്നെ ഹംദ് കൊണ്ടാണ് സമാപിക്കുന്നു കമാ ബദഅ ഹംദൻ എന്താക്കി ആദ്യം തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല തുടങ്ങിയത് അതിന് അലിയക്കൂനൽ കിതാബ് മുക്തനിഫം ബിൽ ഹംദി കിതാബിനെ തുടക്കത്തിന് മുടക്കത്തിൽ ഹംദ് കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സുഹൃത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞു ആഹ്റദാവാഹും അലൽഹംദുലില്ലാഹി ഫയാദും ഖത്തറുഹു അപ്പോൾ കിതാബിന്റെ അളമത്ത് കൂടും അതിന്റെ കതിർ ഉയരുകയും ചെയ്യും ഫഖാല والحمد لله الذي خاتمنا بحمده كما بذي بدأنا والحمد വൽഹംദുലില്ലാഹി എല്ലാ ഹംദും അള്ളാഹു സുബാനഹു വാലാക്ക് മാത്രമാകുന്നു അല്ലതി എങ്ങനെയുള്ള അള്ളാഹുവാണ് ഹതമനാഭിഹംദിഹി അവന്റെ ഹംദ് കൊണ്ട് നമുക്ക് ഖാതിമത്തുൽ ഹാത്തിമത്തിലാക്കി തന്നിരിക്കുന്നു കണ്ടില്ലേ ഏതുപോലെ കമാ ബിഹി ഹംദ് കൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു താല തുടങ്ങി തന്ന് അപ്പോൾ അല്ലാഹുവിലേക്കാണ് ഫീൽ ചേർക്കുന്നത് നമ്മൾ തുടങ്ങിയതല്ല ഹംദ് കൊണ്ട് അള്ളാഹു താല നമുക്ക് തുടങ്ങി തന്നതുപോലെ ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹു താല തന്നെ നമുക്ക് അവസാനിപ്പിച്ചത് അന്ന വകയിൽ അൽഹംദുലില്ലാഹി കണ്ടില്ലേ قلت حمدا لله على توفيقه لحمد الله في البداية والنهاية നായി സർവസ്തുതിയും അള്ളാഹു താലാക്കാതിന് ഹംദ് കൊണ്ട് തുടങ്ങാനും ഹംദ് കൊണ്ട് സമാപിക്കാനും തോഫിക്ക് ചെയ്ത വകയിൽ ഹംദാകുന്നു അപ്പൊ ഹംദിന്ന ഹംദ് വതാലിക്ക അപ്പൊ ഹംദ് കൊണ്ട് തുടങ്ങലും ഹംദ് കൊണ്ട് അവസാനിപ്പിക്കലും ആ ഹംദിന്റെ തോഫീക്കിന്റെ വേണ്ടി ഹംദ് ചെയ്യലും എന്താന്ന് മിന്നലാമാത്തി അലാമാത്തി അമലി വൽമറാം എല്ലാ കാര്യങ്ങളും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതിന്റെ അലാമാത്തിൽപ്പെട്ടതാകുന്നു നഹ്നു ഇൻഷാ അല്ലാ ആമീൻ وقد تقدم الكلام عليه في أول ഹംദിന്റെ മഹത്വങ്ങളും അതുകൊണ്ട് തുടങ്ങണമെന്ന് ഹദീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഫലാ നുഈദു അതോടെ മടക്കി പറയണ്ടല്ലോ എന്ന് അതുകൊണ്ട് വൽഹംദുലില്ലാഹില്ലദീ പറയാനുള്ള വാക്ക് ഇതിലൊക്കെ തോഫീക്കിൽ അള്ളാഹു താര മാത്രമാണ് അവന്റെ പ്രത്യേകമായ തോഫീക്കും ഹിദായത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് തോഫീക്ക് ഹിദായത്ത് ഉണ്ടാവുമായിരുന്നില്ല الحمد لله لتلباب الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما والحمد لله رب العالمين هذا عند الشاشه ونكي الحمد لله رب العالمين وآخر دعواه أن الحمد لله رب العالمين لسرة برنزل ഹാദ ആഹിറു മുബാറക് ദാദി പറയുന്നു ഷാരിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു നസ്അലു ദിൽ താലീഖിന്റെ അവസാനത്തിൽ ഒരു നസ്അലുല്ലാഹു സുബ്ഹാനഹു തആല അൻ യതഖബ്ബലഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഞാൻ ചോദിക്കുന്നു എങ്ങനത്തെ കബൂൽ ബി അഹ്സനി കബൂലോട് കൂടി വലിയ വലിയാണല്ലോ ബിഹി എന്റെ ഈ കിതാബ് കൊണ്ട് എത്തിക്കണം ആർക്ക് മൻ താല ആരെങ്കിലും ഇത് മുത്താല ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും ഔ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിലേക്ക് എന്താക്കിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ശ്രദ്ധ വെച്ചിട്ടുണ്ട് അവരെയും അള്ളാഹുത്തല എത്തിക്കണം ഉല്ല മക്കസദിൻ മക്കസിദിൻ വമഹ്മൂൽ മക്കസൂദിന്റെ എല്ലാ രംഗത്തേക്കും ആഗ്രഹിക്കപ്പെടുന്നു എല്ലാ രംഗത്തേക്കും എത്തിക്കണം എന്നുണ്ടാക്കി മുതാല ഈദാക്കും കേട്ടാക്കും എല്ലാവർക്കും മുപ്പുറത്തായിരുന്നു ഇല്ലേ വിജാഹി മുപ്പറന്നില്ല ജാഹ് കൊണ്ട് ചേർക്കണമെന്നില്ലേ ജാഹ് കൊണ്ട് സയ്യിദിൽ അറബിൽ അജമാന തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നസാഹത്തുണ്ട് ഫദ്ലുണ്ട് കറമുണ്ട് അവർ അതിന് താരീഖാ പറയുന്നു വാഫാക്ക മിനൽ ഫറാ എഴുതി തീർത്തയും സമയം മീൻ തമിയതിഹി അത് പരിശോധിച്ച് ക്ലിയറാക്കലല്ല അഷിയത്ത യോമുൽ ഹമീസ് വ്യാഴാഴ്ച വൈകുന്നേരം അപ്പൊ വെള്ളിയാഴ്ച രാവായി എപ്പോൾ ഔഷത്തെ ഷഹിദ് റമദാൻ റമദാൻ മാസത്തിന്റെ മധ്യത്തിൽ ഏകദേശം പതിനൊന്നത്തിന്റെ സമയമായി ഒന്നാം മാസം മധ്യത്തിൽ സനത്ത് ഹിദ അഷറമിയത്തിന് വാൽഫിൻ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാം കൊല്ലം എന്താ സൈദ് മുലൽ ബുഹാരി തങ്ങളുടെ അടുത്ത കാലം സയ്യിദ് മുലൽ ബുഖാരി തങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഏഴിലെ അഫാത്ത് അവിടെ നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് പൂർത്തിയത് അപ്പൊ മുമ്പ് തുടങ്ങിയിട്ടുണ്ടോ കുറെ കണ്ടിട്ടുണ്ടല്ലോ واخر دعوانا ان الحمد لله رب العالمين وصلى الله على سيدنا محمد خاتم النبيين وامام المرسلين والحمد لله رب العالمين الحمد وصلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما والحمد لله رب العالمين رب الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم إنا نبرأ من حولنا وقوتنا إلى حولك وقوتك اللهم لك الحمد ومنك الفرج وإليك المستقى وأنت المستعان ولا حول ولا قوة إلا بك يا الله حمدا كثيرا طيبا مباركا فيه مبارك you وأنت تسقينا وأنت تحيينا وأنت تميتنا وأنت ربنا لا رب لنا أصلا لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العليم لا إله إلا الله رب السماوات ورب الأرض رب الأرض الكريم لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم الأرض وكذلك نذير المؤمنين وحسبنا الله ونعم المصير ولا حول ولا قوة إلا بالله العلي العليم اللهم لك الحمد ومنك الفرج وإليك المستكى المستعان ولا حول ولا قوة إلا بالله العلي العظيم نسألك اللهم بأسرار هذه الدعوات المسلمات والكلمات التامات أن تصلي وتسلم على سيدنا محمد وعلى رسولك النبي الأمي وعلى آله وأصحابه وأزواجه وذريته وأهل بيته وذريته وعلماء دينه وأولياء أمته وعلائنا وعلاه الخير أجمعين عدد من يعلم من كل لمحة ولحظة ولما مسحه فيك يا الله اللهم أوصل وبلغ ثواب صلاتنا وصلواتنا ودعواتنا وقراءتنا ومطالعتنا بهذا الكتاب واستماعنا إليه واستماعنا له يا رب العالمين اللهم أوصل مبلغ ثوابها هدية وتحية مباركة طيبة منا إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم إلى حضرات جميع النبيين والصديقين والشهداء والصالحين وإلى حضرات جميع الأرواح المقدسة الطيبة بالنفوس المطمئنة الزكية خاصة منهم إلى حضرات كافة مشايخنا السادات الكرام رضوان الله تعالى عنهم أجمعين سيما إلى حضرة مالك هذا الكتاب المعلم فيه المحكم ما بالمباحث الأصلية والشارح المحقق سيدنا السيد محمود بن أبي بكر الحسيني رضي الله عنه قتل علياء المقربين إمام المشايخ السادات الحقيق المقربين وإلى حضرات آبائنا وأمهاتنا ومشايخنا وأساتذتنا كلهم أجمعين أموات حبيبة الدار اللهم علم قدرهم اللهم نزل ضوابطهم اللهم أعلي درجاتهم في الجنة اللهم اجعل ثواب هذه عادة في فضلهم وشرفهم ومكانتهم لديك اللهم ارض عنهم وارضهم عنا اللهم مكرهم بلقاء وجهك الكريم وعن الوالك الاكبر في جنات النعيم اللهم كما مننت علينا بمقالة هذه الكتب المعظمة والاستماع لها والاجتماع لها فالمحبة فيها نسألك اللهم كما مننت علينا علينا لله يا رب العالمين اللهم كمن دفعنا بعلومهم واسرارهم وبكتبهم نسألك اللهم ان تجزيهم عنا ما عبدته لما بانتصاره ما لا عين رأت ولا أذن سميت ولا فقر على قلب بشر اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمسافرنا ولمن أحب وأحسن إلينا ولمن أعاننا لهذا لم يمن من وأنفسهم ولمن خدموا لنا ولمن أحب وأحسن إلينا ولمن يرجو بركة دعائنا ولمن اجتمع في مجلسنا هذا أموالنا كلهم صغيرهم وقبيرهم ذكورهم وإناثهم ما أعددته بك الصالحين اللهم اجزهم عنا ما أعددته بك الصالحين في الدنيا والآخرة من بك الصالحين بك الصالحين ما لا حياة ولا بالله داود نصر يسكن فضل على قلبك سفر اللهم اجمع بيننا وبين اولئك السادات الكرام في الدنيا والاخره اللهم البسنا بهم اللهم احصنا في زمرتهم اللهم ثبتنا على مناهجهم وعلى محبتهم اللهم ثبتنا على مناهجهم وعلى محبتهم اللهم امدنا بهم دعاءهم اللهم اعفنا علينا مما اعطته به من المال السبيل وان لم يكن لها اهل فنسألك اللهم الله بركاتهم بأسرارهم أن تجعل في جميع أمورنا وأمورهم وإلى فرجهم ومخرجا وأن تنزل لنا بركات من السماء في حالنا واجتماعنا واجتماعنا لا إله إلا العالمين اللهم لا تحرمنا من مباركة عواطمهم ذاتهم لا في الدنيا ولا في الآخرة اللهم لا تحرمنا اللهم لا تفرق بيننا ولا من آخرتنا يا رب العالمين اللهم اجعلنا من المحبين فيهم والآمنين لديهم واجعلنا من المقتصين بآثارهم والمعرفين بعلومهم وأسرارهم وأنوارهم وبركاتهم اللهم لا تؤمنا بشرك ولا تنسنا ذكرك ولا تهتك ما سترك ولا تجعلنا من الغافلين اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحق بعظمتك العظيم وبوجهك الكريم وبقدرتك القدير وبحق القرآن العظيم وبما فيه من الآيات البينات والذكر الحكيم وبركة هذه السورة المعلمة ونسألك اللهم بحبيبك العظيم سيدنا محمد صلى الله عليه وسلم نبي الرحمة وأولئك السادات المذكورين ببركة مسلك هذا الكتاب وأصحابه المحققين وثقافة أولياء أولئك المقربين أن تجعل في جمودنا كلها وأمور من نوفعنا مثل الفرج ومخرجا وأن تسبينا وتعافينا ومن يرجو على قدر هذا المجلس الذي من أعادنا ومن ساعدنا وقدموا لنا يا رب العالمين وأن تقضي حاجاتنا وحاجاتهم يا قاضي الحاجات اللهم زدنا ولا تنقصنا واكرمنا ولا تهنا وآتنا ولا تحرمنا وعافنا واعف عنا اللهم انصرنا ولا تنصر علينا اللهم ارفعنا ولا تؤذنا واوصلنا ولا تقطعنا وعدنا ولا تمنعنا وبعفوانك حقنا اللهم افتح علينا فتوح اللاذقين ونغرق ربنا عن بعد معرفتك اللهم شغلنا بك ولا تتولنا وارزقنا محبتك الحسنى واجعل ارواحنا مستمدة من حضرة سيد القائمة عليه الصلاة والسلام على خير النهار وارزقنا كمال متابعتك ظاهر وباطنا انك عظيم الله عالم الاحوال اللهم اجعله راضيا لنا ومقبلا علينا اللهم اكتف علينا قلوب مشاكل السادات اللهم اكتف علينا قلوب اوليائك المقربين اللهم اكتف علينا قلوب هؤلاء أولئك المصنفين الكرام الكرامة وعن جند وانضدنا بهم ذاتهم في صندقهم وإنا نحبهم ونعظمهم فإنا نحبهم ونعظمهم بمدهك الكريم اللهم انت على عمي روحي اللهم اعطنا لنا من فضلاتهم اللهم اهدنا بمددهم اللهم لا تفرق بيننا ولا بين الناس الدنيا ولا في اللهم كما من انتعنا علينا بهدايتك ايانا الى دينك الحق الى هذه الطريقه المستقيمه نسالك اللهم الا تنزعه عنا حتى تتوفانا ونحن مسلمون مؤمنون عاملون مطمئنون فرحون مستبشرون ينافقون بالشهادتين والإقرار عنا يا أرحم الراحمين اللهم اغفر لأمة سيدنا محمد صلى الله عليه وسلم اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم اللهم اصلح أمة سيدنا محمد صلى الله عليه وسلم اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا واجعل أهلنا وأولادنا وأحباءنا وإخواننا كلهم في خيار أمة سيدنا محمد صلى الله عليه وسلم آمين آمين آمين